الله العظيم ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര നേരമാണെന്നറിയില്ല ബഹുമാനപ്പെട്ട നൂർഫൈസി ഉസ്താദ് പി എമ്മിലൂടെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരുപാട് നിത്യജീവിതവുമായി ബന്ധപ്പെടുന്ന നിരവധി മസ്അലകൾ ഉസ്താദ് വളരെ വ്യക്തമായി ആളുകൾക്ക് ഏത് സാധാരണക്കാരനും ബോധ്യമാകുന്ന രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു അള്ളാഹു സുബാനഹുവത്താല സ്വീകരിക്കട്ടെ അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഉസ്താദിൻ്റെ ഇൽമിലും മറ്റു മുഴുവൻ ജീവിത കാര്യങ്ങളിലും കുടുംബങ്ങളിലും എല്ലാം അള്ളാഹു സുബാനഹുവത്താല ഖൈറും പറക്കത്തും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു സുബാനഹുവത്താല ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗം തന്നെ അഥവാ സൂറത്തുൽ സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി രണ്ട് നൂറ്റി മൂന്ന് ആയത്തുകളാണ് നൂറ് നൂറ്റിയൊന്ന് ആയത്തുകളെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് അഥവാ ജൂതക്രിസ്ത്യാനികളായ ആളുകളോട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ഐക്യപ്പെടരുത് അവരെ നിങ്ങൾ അനുസരിക്കരുത് അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ കുഫിരിയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇന്നലെ നടത്തിയത് അതിനോട് തുടർന്ന് അള്ളാഹു സുബാനഹുവത്താല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടണം അള്ളാഹുവിന് തക്കുവ ചെയ്യേണ്ട അർഹമായ രൂപത്തിൽ നിങ്ങൾ തക്കുവ ചെയ്യണം വലാത്തമൂത്തുന്ന ഇല്ലാവ അന്തു മുസ്ലിമോൻ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മരിച്ചു പിരിയുന്ന അവസ്ഥയുണ്ടാകരുത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ജീവൻ അവസാനിക്കുന്ന ദുർഗതി നിങ്ങൾക്ക് വരാതിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടണം ജീവിച്ചത് മുസ്ലിമായതുകൊണ്ട് മാത്രം കാര്യമായില്ല മുസ്ലിം മുസ്ലിമാവുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് വല തമൂത്തുന്ന ഇല്ല അന്തും മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിങ്ങളായിട്ടല്ലാതെ ഇവിടെ നിന്ന് മരിച്ചു പോകരുത് അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോകാൻ പാടില്ല വദ്കുറു ഞാമത്തല്ലാഹി അലൈക്കും അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക ഓർത്തുനോക്കുക ഇത് കുന്തും ഇത് നിങ്ങൾ നേരത്തെ പരസ്പരം ശത്രുതയിലായിരുന്നു ശത്രുക്കളായിരുന്നു അല്ലഫബൈന കുലൂബിക്കും അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അവൻ കൂട്ടിയിണക്കിയതാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ അവൻ പരസ്പരം പൊരുത്തത്തിലാക്കിയതാണ് അങ്ങനെ പരസ്പരം ശത്രുക്കളായിരുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഏകോദര സഹോദരന്മാരായി തീർന്നതാണ് നിങ്ങൾ തീ കുണ്ടാരത്തിന്റെ വക്കത്തായിരുന്നു മിൻഹ അതിൽ നിന്ന് അള്ളാഹു താല നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ് കദാലിക യുബയ്യനുല്ലാഹുലക്കും ആയാത്തിഹി ഇതുപോലെ അള്ളാഹു താല അവന്റെ വിവിധ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത് ലഅല്ലക്കും തഹ്തദൂൻ നിങ്ങൾ നേരായ മാർഗം സ്വീകരിക്കുന്നവരാകാൻ വേണ്ടിയാണ് അപ്പൊ ഇവിടെ അള്ളാഹു സുബാനഹുവത്താല ഈ ആയത്തിൽ പറയുന്നത് മഹാനായ ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പറയട്ടെ ഏലം അന്നഹു ലമ്മ ഹദറൽ മുഅ്മിനീന മിൻ ഇദ്ലാലിൽ കുഫാരി വമിൻ തൽബീസാത്തിഹിം ഫിൽ ആയത്തിൽ ഉല أمر المؤمنين في هذه الآيات بمجامع الطاعات ومعاقد الخيرات ഇതിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തുകളിൽ അവിശ്വാസികളായ ജൂതക്രിസ്ത്യാനികളുടെ ദുർമാർഗത്തിലേക്കുള്ള ക്ഷണത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് അവരുടെ കുതന്ത്രങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയ ശേഷം അതിന്റെ തൊട്ട് അള്ളാഹു സുബാനഹുവത്താല അള്ളാഹുവിനെ നിങ്ങൾ ഏത് രൂപത്തിൽ അനുസരിക്കണം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് നന്മയുടെ വ്യത്യസ്തങ്ങളായ അധ്യായങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ഫമറഹും അള്ളാഹുതാല അവരോട് കൽപ്പിക്കുകയാണ് ഔവലൻ ആദ്യമായി വി തക്കുവല്ലാഹി അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ബഹുവ കൗലുഹു ഇത്തക്കുല്ലാ അതാണ് ഇത്തഖുല്ല എന്ന കൗൽ അള്ളാഹുവിന്റെ വാക്കിലൂടെ അള്ളാഹുത്താല ആവശ്യപ്പെടുന്നത് അവിശ്വാസികളുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞതിന്റെ ഉടനെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണം തെക്കുവയോടെ ജീവിക്കണം സാനിയൻ രണ്ടാമത് ബിഹബിലില്ലാഹി നിങ്ങൾ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിച്ച് ജീവിക്കണം അതിനെക്കുറിച്ചാണ് വാഴത്തസ്വിമൂബി ഹബിലില്ല എന്ന് പറഞ്ഞത് സാലിസൻ മൂന്നാമതായി ബിദിക്കിരിനി അമില്ലാഹി അള്ളാഹുവിന്റെ അനുഗ്രഹം നിങ്ങൾ സദാ സ്മരിക്കുകയും വേണം വഹുവ കൗലുഹു അത് അമത്തല്ലാഹി അലൈക്കും അള്ളാഹുത്താല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സദാ സ്മരിക്കുകയും വേണം അതിനെ വിസ്മരിക്കാൻ പാടില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെയും അതുവഴി അള്ളാഹുവിനെയും നിങ്ങൾ മറന്നുകളയാൻ പാടില്ല അപ്പോൾ വളരെ പ്രസക്തമായ മൂന്ന് വിഷയങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല പറയുന്നത് ഒന്ന് അള്ളാഹുവിന് തക്കുവ ചെയ്യണമെന്നും രണ്ടാമത് അള്ളാഹുവിന്റെ പാശം അഥവാ അള്ളാഹുവിന്റെ ദീൻ കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നും മൂന്നാമതായി അള്ളാഹുത്താല നിങ്ങൾക്ക് ചെയ്തു തന്ന ചെറുതും വലുതുമായ നിരവധി നിരവധി അനവധി അനുഗ്രഹങ്ങൾ അതിലേറ്റവും പ്രധാനമായത് നിങ്ങൾ ഇതിന്റെ മുമ്പ് പരസ്പരം ശത്രുതയിലായിരുന്നു കണ്ടാൽ പരസ്പരം അരിഞ്ഞു വീഴ്ത്തുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ ബൈക്ക് ആക്സിഡന്റിൽപ്പെട്ട് കോട്ടക്കൽ ആശുപത്രിയിൽ ഇപ്പോൾ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അമീർ സാഹിബ് അറിയിക്കുന്നുണ്ട് അള്ളാഹു സുബാനഹുവ സഹോദരന് എത്രയും പെട്ടെന്ന് ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ അപകട നിലയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിന്റെ നല്ല വഴിയിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു ആ സഹോദരന് എല്ലാവിധ സഹായവും നൽകി നൽകിക്കൊടുക്കട്ടെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്ക് അള്ളാഹു സുബാനഹുവത്താൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കേണ്ടതിന്റെ പ്രവർത്തനങ്ങളുമായി വേണ്ട രീതിയിൽ ബന്ധപ്പെടാനും ഒഴുകാനും അള്ളാഹുത്താല സന്മനസ്സും തൗഫീക്കും നൽകട്ടെ അങ്ങനെ ആ സഹോദരനെയും അത് മുഖേന ആ സഹോദരന്റെ കുടുംബത്തെയും അള്ളാഹു സുബാനഹുവത്താല രക്ഷപ്പെടുത്തട്ടെ നമ്മളെല്ലാവരെയും അള്ളാഹുത്താല അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയൊക്കെ ആമീൻ കൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ അള്ളാഹു സുബാനഹുവത്താല നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ അപ്പോ ആദ്യം തക്കുവ തക്കുവയിൽ ജീവിക്കണം എന്നും രണ്ടാമത് അള്ളാഹുവിന്റെ മതത്തിന്റെ ചങ്ങല അള്ളാഹുവിന്റെ മതം ഒരു പരസ്പര ബന്ധമുണ്ടാക്കുന്ന ഒരു കണ്ണിയിൽ നമ്മളെ കോർത്തിട്ടുണ്ട് സത്യവിശ്വാസികളെ മുഴുവനും അള്ളാഹു സുബാനഹുവത്താല ഒരു പാശത്തിൽ ബന്ധിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനഹുവത്താല ബന്ധിച്ചിട്ടുള്ള ആ പാശത്തിൽ നിന്ന് നമ്മൾ വിട്ടുപോകാൻ പാടില്ല എന്നാണ് ഇവിടെ അള്ളാഹു താല വാഴ്ത്തസിമോ ബിഹബിലില്ല അതിൽ നമ്മൾ മുറുകെ പിടിക്കണം മുറുകെ പിടിക്കണം എന്ന് അള്ളാഹു താല പറയുമ്പോൾ അതിൽ നിന്ന് നമ്മളെ പിടിച്ചു വലിച്ചു മാറ്റാൻ ശത്രുക്കൾ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ന് അതിന്റെ ആന്തരികാർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിന്റെ പാശത്തിൽ നിന്ന് ആര് നമ്മളെ അടർത്താൻ ശ്രമിച്ചാലും അതിന് നമ്മൾ വഴങ്ങാൻ പാടില്ല വാഴത്തസിമു പക്ഷേ അങ്ങനെ വഴങ്ങാതെ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള വ്യക്തമായ ബോധവും അത് മുഖേന അള്ളാഹുവിനോടുള്ള ഭയവും അതല്ലെങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രേമവും ഉണ്ടാകണം എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മളെ ബന്ധിപ്പിച്ച പാശത്തിൽ മുറുക പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നാം അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് കഴിഞ്ഞു പോകൂടുകയാണെങ്കിൽ ആ പാശത്തിൽ നമുക്ക് മുറുക പിടിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വ്യക്തമായ അതിന്റെ വ്യക്തമായ അള്ളാഹു സുബാനഹുവത്താല നമ്മളെ ബന്ധിപ്പിച്ചിട്ടുള്ള ആ വ്യക്തമായ പാശത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുബാനഹുവത്താല എല്ലാ മേഖലകളിലും ഐക്യത്തോടെ മുന്നോട്ടു പോകാൻ മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബാനഹുവത്താല തൗഫീക്ക് നൽകട്ടെ ഇവിടെ അള്ളാഹുത്താല ഒരു പ്രത്യേകമായ തെർത്തീബിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇമാം റാസി തങ്ങൾ പറയുകയാണ് വസ്സബബു ഫി ഹാദ ഇൻസാനി ലാ ബുദ്ദ മുഅല്ലലൻ ബിർ ഔ ബിർ മനുഷ്യൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന്റെ പിന്നിൽ ഒന്നുകിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള പ്രതീക്ഷ മനുഷ്യന്റെ പ്രവർത്തനത്തിൽ ഈ രണ്ട് കാര്യം ബന്ധപ്പെട്ടിരിക്കും ഒന്നുകിൽ അവന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ പേടിച്ചിട്ടായിരിക്കും അവൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാനുള്ള പ്രതീക്ഷയോടുകൂടിയായിരിക്കും ഇങ്ങനെ ഒന്നുമില്ലാതെ മനുഷ്യനൊരു കാര്യം ചെയ്യൂല അപ്പൊ ഒന്നുകിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ ഒരു കാര്യത്തോടുള്ള പ്രതീക്ഷ അത് ലഭിക്കാനുള്ള ആഗ്രഹവും ഇവിടെ ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ അഥവാ ഭയവും പ്രതീക്ഷയും തമ്മിൽ നോക്കുമ്പോൾ ഭയത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത് അങ്ങനെയാണ് മനുഷ്യൻ നൽകുക കാരണം വരാനുള്ള വിപത്തുക്കളെ തട്ടിമാറ്റിയിട്ടാണ് നേട്ടങ്ങളെ കൊയ്തെടുക്കാനുള്ള ആഗ്രഹ ആഗ്രഹവുമായി അവൻ കൂടുതൽ ബന്ധപ്പെടുക അപ്പൊ ആദ്യം വരുന്ന തടസ്സങ്ങളെ തട്ടിമാറ്റും അതിനുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യും എന്നിട്ടാണ് നേട്ടങ്ങളെ കൊയ്തെടുക്കുന്നതിനെ കുറിച്ച് അവൻ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുവത്താലയുടെ ആദ്യമായിട്ട് ഇത്തഖുല്ലാഹ എന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം അള്ളാഹുവിനെ സൂക്ഷിക്കണം ഞാൻ പറയുന്നത് തിരിയുണ്ടോ കാര്യങ്ങൾ മനസ്സിലാകുണ്ടോ അലഹമില്ല അപ്പൊ മനുഷ്യന്റെ ഒരു പ്രകൃതിയെ കുറിച്ചാണ് അള്ളാഹു സുബാനഹുവത്താല ഈ ഒരു ഒരു തെർത്തീബിലൂടെ അഥവാ ഇത്തഖുല്ലാഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു സുബാനഹുവത്താല പറയുന്നത് എന്നിട്ട് പറയുന്നു അപ്പൊ ഇങ്ങനെ ഒരു മൂന്ന് തെർത്തീബ് ഈ തെർത്തീബിന്റെ കാരണമാണ് ഇമാം റാസി തങ്ങൾ പറയുന്നത് മനുഷ്യന്റെ ഓരോ പ്രവർത്തനത്തിന്റെ പിന്നിലും ഒന്നുകിൽ ഒരു കാര്യത്തോടുള്ള ഭയം അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇതുണ്ടാകും ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഭയത്തിനാണ് അവൻ മുൻതൂക്കം നൽകുക അഥവാ എന്തെങ്കിലും പ്രതിസന്ധികളെ തട്ടി അവന്റെ നേരെ പ്രതിസന്ധികൾ അവന്റെ നേരെ വരുന്നുണ്ടോ എന്ന് കണ്ടാൽ അത് നീക്കം ചെയ്യാനാണ് ആദ്യം അവൻ ശ്രമിക്കുക എന്നിട്ടാണ് അവൻ ലാഭമുണ്ടാക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ പ്രതീക്ഷയെ നേടിയെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക ഇവിടെ ഭയപ്പാട് പ്രതീക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ മുൻതൂക്കം നൽകപ്പെടുന്നതാണ് അവന് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നതിനേക്കാൾ അവൻ പ്രാധാന്യം നൽകുക പ്രയാസങ്ങളെ തട്ടിമാറ്റുക എന്നതിനാണ് അവന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യാനാണ് അവൻ പ്രാധാന്യം പ്രാമുഖ്യവും നൽകുക അതുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല ഇത്തഖുല്ലാഹ ഹക്കത്തുക്കാത്തി എന്നത് ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ എക്കാബിനെ കുറിച്ചുള്ള മുന്നറിയിപ്പാകുന്നു ഭയപ്പെടുത്തലാകുന്നു അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അർഹമായ പ്രതിഫലം ലഭിക്കും എന്ന പ്രതീക്ഷ ഉണ്ടാക്കി തീർക്കുകയാണ് എന്നിട്ട് പറയുന്നു വതുക്കുറു ഞാമത്തല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണേ ഫക്ക അന്നഹു കാല ഖൗഫു ഇഖാബില്ലാഹി തൂജിബു ദാലിക വക്കസിറത്തു നിഅമില്ലാഹി തൂജിബു ഫലം തബ്ഖ ജിഹത്തും മിനൽ ജിഹാത്തിൽ മൂജിബത്തിൽ ഫിഅലി ഇവിടെ മനുഷ്യനെ അള്ളാഹുവിന്റെ ഭയ ഇഖാബിനെ കുറിച്ചുള്ള ഭയപ്പാട് അതുണ്ടാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൂടുതൽ ഓർക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞു ഇത് രണ്ടുമാണ് മനുഷ്യനെ പ്രവർത്തനത്തിലേക്ക് നയിക്കുക എന്നതുകൊണ്ട് അവൻ എപ്പോഴും പ്രവർത്തന നിരതരാകണം എന്നതിനുള്ള എല്ലാ മേഖലകളും അള്ളാഹു സുബാനഹുവത്താല ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് അതിന്റെ രണ്ട് കാരണങ്ങളും അള്ളാഹുത്താല എടുത്തു വെച്ചിരിക്കുകയാണ് تقاته ആമനുത്തക്കുല്ലാഹ കതുക്കാത്തിഹി الله تقوى اتقوا الله تقوى ഹക്ക സത്യസന്ധമായ രൂപത്തിലുള്ള തക്കുവ സത്യസന്ധമായ രൂപത്തിലുള്ള ഭയപ്പാട് നിങ്ങൾക്കുണ്ടാകണം സൂക്ഷ്മത നിങ്ങൾക്കുണ്ടാകണം ഒരർത്ഥം അങ്ങനെയാണ് ഔ ഹക്ക തക്കുവാഹു അല്ലെങ്കിൽ അവനെ ഭയപ്പെടേണ്ട വിധം എല്ലാ അവകാശങ്ങളും എല്ലാ രൂപവും പാലിച്ചുകൊണ്ട് നിങ്ങൾ ഭയപ്പെടണം ഭയപ്പെടേണ്ട വിധം ഭയപ്പെടണം അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം ഒരർത്ഥം അങ്ങനെയാണ് ഇബിനു മസൂദ് തങ്ങൾ പറയുന്നു റലി അള്ളാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇത്തഖുല്ലാഹ ഹക്കത്തുക്കാത്തിഹി എന്ന് പറഞ്ഞാൽ അയ്യുത്താ ഫലായോസ അള്ളാഹുവിനെ അനുസരിക്കുക എന്നാണ് അഥവാ എങ്ങനെ അനുസരിക്കുക ഒരു നിരത്തിലും ഒരു തരത്തിലും ഒരു വിധത്തിലും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കാത്ത രൂപത്തിലുള്ള അനുസരണ പാലിക്കുക ഒരിക്കലും വിസ്മരിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഓർക്കുക ഒരിക്കലും അള്ളാഹുവിനോട് നിഷേധം കാണിക്കാത്ത കേട് കാണിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക ഒരിക്കൽ പോലും കേട് കാണിക്കാത്ത വിധമുള്ള ശുക്ർ ഇതാണ് ഹക്കത്തുക്കാത്തിഹി എന്ന് പറഞ്ഞാൽ ഐ കമായഹക്കു കമായഹക്കു അയ്യുത്തക ഏത് രൂപത്തിലാണോ തക്കുവ ചെയ്യാൻ അവൻ അർഹനായിട്ടുള്ളത് ആ രൂപത്തിലൊക്കെ അവനെ സൂക്ഷിക്കുക അതെങ്ങനെയാണ് ബിജമിയമാ സ്വീഹി അവൻ വിലക്കിയ കാര്യങ്ങളെ പാടേ ജീവിതത്തിൽ നിന്ന് വർജിക്കൽ കൊണ്ടാണ് അവൻ വിലക്കിയ കാര്യങ്ങളെ പാടേ ജീവിതത്തിൽ നിന്ന് വർദ്ധിക്കുക വർജിക്കുക അള്ളാഹു താല തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഉമാ റസൂലു അൻഹു ചെയ്യാൻ കഴിവുള്ള കാര്യത്തിന്റെ പരമാവധി നിങ്ങൾ ചെയ്യുക ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിപൂർണമായി നിങ്ങൾ വർജിക്കുക രണ്ടും രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ മുഴുവനും കൂടെ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കില്ല അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്ന പുണ്യകർമ്മങ്ങൾ മുഴുവനായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിച്ചോളണം എന്നില്ല അതുകൊണ്ട് നിങ്ങൾ സാധ്യമാകുന്നത് സുന്നത്തിൽ നിന്നാണ് പറയുന്നത് ഫറലായ അത്രയും നിങ്ങൾ വർദ്ധിക്കുക നിങ്ങളെ ചാരയുടെ മാറി നിങ്ങൾ പ്രവർത്തിക്കുക എന്നാൽ വിലക്കപ്പെട്ട കാര്യങ്ങൾക്ക് അങ്ങനെയല്ല വിലക്കപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്നത് പോലെ വർജിക്കുക എന്നല്ല പരം നിങ്ങൾക്ക് അള്ളാഹു താല അരുത് എന്ന് പറഞ്ഞു തന്നിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ മതം നിഷിദ്ധമാക്കിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്യുക ഇങ്ങനെയാണ് അള്ളാഹുവിന് തക്കുവ ചെയ്യേണ്ടതെന്ന് അപ്പോ മാതാക്കുമുറസൂലൂഹു അൻഹു ഫന്തഹു അള്ളാഹുവിന്റെ പ്രവാചകർ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അവന്റെ മതമായി പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളെ കൊണ്ട് സാധ്യമാകുന്നത് മുഴുവനും പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ ഒമാനഹാക്കുമ്മന്നു ഫന്തഹു അവൻ നിങ്ങളോട് വിലക്കിയ കാര്യങ്ങൾ പരിപൂർണമായും നിങ്ങൾ വർജിക്കുകയും ചെയ്യുക മറ്റൊരഭിപ്രായം ഹക്ക തക്കുവാഹു അവനെ തക്കുവ ചെയ്യേണ്ട വിധം അവനെ സൂക്ഷിക്കേണ്ട വിധം എന്നാണ് അതിന്റെ അർത്ഥം ഫത്തക്കുല്ലാഹ മസ്തത്താഴ്ത്തും അള്ളാഹു സുബാനഹുവത്താല മറ്റൊരിടത്ത് പറഞ്ഞതാണ് ഫത്തക്കുല്ലാഹ മസ്തത്താഴ്ത്തും നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം നിങ്ങൾ നിങ്ങളുടെ സാധ്യതയുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളാഹ്ക്ക് തക്കുവ ചെയ്യുക അഥവാ ബാലിഖൂഫി തക്കുവ ഹത്താലാ തത്രുക്കൂ മിനൽ മുസ്തത്വായി നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു അമലും ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കാത്ത രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടുക എന്നാണ് ഇത്തഖുല്ലാഹ ഹക്കത്തുക്കാത്തിഹി എന്നതുകൊണ്ട് ഉദ്ദേശ്യം നിങ്ങളുടെ കഴിവിന്റെ പരിധിയിൽപ്പെടുന്ന ഏതൊരു കാര്യവും നിങ്ങൾ ചെയ്യാൻ സന്നദ്ധനായിരിക്കുക നിങ്ങളുടെ കഴിവിന്റെ പരിധിയിലുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യാതെ വിട്ടുകളയുന്ന അവസ്ഥ ഇല്ലാതിരിക്കുക അഥവാ കഴിവിന്റെ പരമാവധി കർമ്മങ്ങളിൽ നിങ്ങൾ നിരതരായി കൊണ്ടിരിക്കുക എന്നതാണ് ഇത്തഖുല്ലാഹ ഹക്കത്തുക്കാത്തിഹി എന്നതിന്റെ ഒരു വിവക്ഷ എന്ന് വക്കീല ഹക്കത്തുക്കാത്തിഹി എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം അദ ഉമായൽ അദ യൽസമുൽ അബുദാല കതിരി താക്കത്തിഹി ഒരു അടിമക്ക് ആ അടിമക്ക് അള്ളാഹുത്താല നൽകിയിട്ടുള്ള കഴിവിന്റെ പരമാവധി അവന് നൽകിയിട്ടുള്ള കാര്യങ്ങളെ നിർവഹിക്കുക എന്നാണ് ഫക്കാന കൗലുഹു ഇത്തഖുല്ലാഹ മസ്തതാത്തും മുഫസ്സിറൻ ലി ഹഖ അപ്പൊ ആദ്യം ഹഖ തുഖാത്തിഹി എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമായിട്ടാണ് പിന്നീട് പറയുന്ന ഫത്തഖുല്ലാഹ മസ്തതഅതും നിങ്ങളുടെ സാധ്യതയുടെ പരമാവധി നിങ്ങൾ നന്മ പ്രവർത്തിക്കാൻ വിനിയോഗിക്കുക സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ഹഖ തുഖാത്തിഹി എന്നതിന്റെ മറ്റൊരു തഫ്സീർ തന്നെയാണത് അപ്പൊ ഹക്ക എന്ന് പറഞ്ഞ ഒരുപാട് തരത്തിലുള്ള വിശദീകരണങ്ങൾ നമ്മൾ കണ്ടു ഇതെല്ലാം ഒരേ രൂപത്തിൽ തന്നെ ഒന്ന് പരസ്പര വൈരുദ്ധ്യമില്ലാത്തതാണ് എല്ലാം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശയം തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ തക്കുവ ചെയ്യേണ്ട വിധം എന്ന് പറഞ്ഞാൽ തക്വയുടെ അവകാശം എന്ന് പറഞ്ഞാൽ അത് അല്ലായസീദമിൻ ഖിബലി നഫ്സിഹി വലായങ്കുസ അവന്റെ വകയായി അള്ളാഹുവിന്റെ ദീനിൽ ഒന്നും കുറക്കുകയോ ഒന്നും കൂട്ട കൂട്ടുകയോ ചെയ്യുന്ന സ്ഥിതിവിശേഷം ഇല്ലാതിരിക്കുക എന്നാണ് അള്ളാഹുവിന്റെ മതത്തിൽ അവന്റെ വകയായി ഒന്നും കൂട്ടാതിരിക്കുക ഉള്ളത് ഒന്നും അവനായിട്ട് കുറക്കാതിരിക്കുക മഹാനായ സയ്യിദ് ബുൻ ജുബൈർ അള്ളാഹു അൻഹു എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നു അവർ പറയുകയാണ് ലമ്മാ നസലത്ത് ഈ ആയത്തിറങ്ങിയപ്പോൾ അഥവാ എന്ന ആയത്ത് അവതരിക്കപ്പെട്ടപ്പോൾ ഇഷ്ടദ്ദാലൽ കൗമി അൽ അമലു ജനങ്ങൾക്ക് അമൽ ചെയ്യുന്നത് വളരെ പ്രയാസമായി അഥവാ എത്രത്തോളം ഫക്കാമു അവർ കഠിനമായ അമല് കഠിനമായ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടു ഫക്കാമു ഹത്താ വറമത്ത് അറാഖീബുഹും അങ്ങനെ അവർ നിസ്കരിക്കാൻ നിന്നു അങ്ങനെ നിസ്കരിച്ച് നിസ്കരിച്ച് അവരുടെ പാദത്തിൽ നീർക്കെട്ട് വരാൻ തുടങ്ങി ഒത്തക്കറഹത്ത് ജിബാഹുഹും അവരുടെ നെറ്റിത്തരം നെറ്റിത്തടത്തിൽ പോളം കെട്ടാൻ തുടങ്ങി ഏയ് നിസ്കരിച്ചിട്ടേ നിസ്കരിക്കാൻ നിന്നതിന്റെ പേരിൽ കാലിൽ നീര് വന്നു റസൂലുല്ലായി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ട് തങ്ങളുടെ സഹാബത്തിന്റെ ജീവിതമാണ് ഈ പറയുന്നത് ഇത്തക്കുല്ലാഹ ഹക്കത്തുക്കാത്തിഹി നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രൂപത്തിൽ ഭയപ്പെടണം അള്ളാഹുവിന്റെ തക്കുവയുടെ അവകാശം മുഴുവൻ വകവെച്ചു കൊടുക്കണം അള്ളാഹുവിനെ ഏത് രൂപത്തിൽ ഭയപ്പെടണം എന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ ആ രൂപത്തിലൊക്കെ ഭയപ്പെടണം അള്ളാഹുവിനെ ഏത് രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കോ ആ രൂപത്തിലൊക്കെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നല്ല എന്നുള്ള ആശയങ്ങളെല്ലാം സഹാബത്ത് മനസ്സിലാക്കിയപ്പോ അവരങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി തീരാത്ത നിസ്കാരം വിരാമമില്ലാത്ത നിസ്കാരം വിരാമമില്ലാതെ അവിരാമ പ്രയത്നം കൊണ്ട് വിരാമമില്ലാതെ നിസ്കരിക്കാൻ നിന്നതിന്റെ പേരിൽ അവരുടെ കാലിൽ നീർക്കെട്ട് വരാൻ തുടങ്ങി നീര് കെട്ടാൻ തുടങ്ങി മാത്രമല്ല സുജൂത് ചെയ്ത് ചെയ്ത് അവരുടെ നെറ്റിത്തടം വീർക്കാൻ തുടങ്ങി നെറ്റിത്തടത്തിൽ നീര് വന്ന് വീർത്ത് പൊട്ടിയിട്ട് മുറിവുണ്ടാകാൻ തുടങ്ങി ഒത്തക്കറഹത്ത് ജിബാഹുവും അവരുടെ പാർശ്വങ്ങളിലൊക്കെ മുറിവ് വരാൻ തുടങ്ങി അവരുടെ നെറ്റിത്തടത്തിൽ മുറിവുണ്ടാകാൻ തുടങ്ങി തഖ്ഫീഫൻ അലൽ മുസ്ലിമീന ഫത്തഖുല്ലാഹ മസ്തതാത്തും അപ്പോഴാണ് രണ്ടാമതായിട്ട് അള്ളാഹു താല അവന്റെ പരിശുദ്ധ ഖുർആാനിൽ ഒരു ആശ്വാസവചനം അവതരിപ്പിക്കുന്നത് അതിങ്ങനെയാണ് ഫത്തഖുല്ലാഹ മസ്തതാത്തും നിങ്ങളുടെ കഴിവിന്റെ ഗതി അനുസരിച്ച് നിങ്ങൾ അമല് ചെയ്യുക കഴിവിന്റെ പരമാവധി ചെയ്യുക അതിന്റെ അപ്പുറത്തേക്ക് പോകണ്ട നിങ്ങളെ കൊണ്ട് എത്രയാണോ സാധിക്കുക അത്ര ചെയ്യുക സാധിക്കാത്തത് ചെയ്യാൻ നിങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല വലാക്കിൻ ഹക്കത്തുക്കാത്തിഹി അയ്യുജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി ഹക്കത്തുക്കാത്തിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനമായ അർത്ഥം ഹക്ക ജിഹാദിഹി എന്നാണ് മറ്റൊരഭിപ്രായം അപ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി നൂറ് ശതമാനം സന്നദ്ധരായിട്ട് നിങ്ങൾ യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുക ഒലാ തൗഹുദും ഫില്ലാഹി താലാ ലൗമത്തലായും അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം പറയുന്നതിന്റെ പേരിലോ അള്ളാഹുവിന്റെ ദീനിന് നിലകൊണ്ടതിന്റെ പേരിലോ ആരെങ്കിലും നിങ്ങളെ ആക്ഷേപിക്കുന്നെങ്കിൽ ആ ആക്ഷേപം നിങ്ങൾ ചെവിക്കൊള്ളാൻ പാടില്ല അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും ആക്ഷേപിക്കുന്നെങ്കിൽ അവരാക്ഷേപിക്കട്ടെ അള്ളാഹുവിന്റെ ദീനിന്റെ രക്ഷയ്ക്കു വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നെങ്കിൽ കളിയാക്കുന്നെങ്കിൽ അവരവരുടെ ജോലി ചെയ്യട്ടെ നമുക്ക് നമ്മൾ അള്ളാഹു ഏൽപ്പിച്ച ജോലിയുമായി മുന്നോട്ടു പോകാമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ദീനി ദാവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോ സഹോദരന്മാർക്കും ഇത് വളരെയേറെ പ്രോത്സാഹനം നൽകുന്ന പ്രചോദനമേകുന്ന ആയത്താകുന്നു ولا تأخذهم في الله لومة لائم ويقوموا لله سبحانه بالقسط അള്ളാഹുവിന് വേണ്ടി നീതിപൂർവം അവർ നിലകൊള്ളണം എന്നുമാണ് അതിന്റെ അർത്ഥം വലവല അംഫുസിഹിം വാബായിഹിം ഉമ്മഹാത്തിഹിം അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിലായാലും സ്വന്തം ശരീരങ്ങളോടായാലും നീതിപൂർവമായ കാഴ്ചപ്പാടുണ്ടാകണം നീതിപൂർവം നിലകൊള്ളണം റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാമല്ലോ പ്രശസ്തമായ ഹദീസ് രണ്ട് മൂന്നാളുകൾ വന്നിട്ട് റസൂലുല്ലായി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ പത്നിയായ ആയിഷത്തുഹുറ റതിയല്ലാഹു അൻഹയോട് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിത്യജീവിതത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി എങ്ങനെയാണ് റസൂലുല്ലാന്റെ നിസ്കാരം എങ്ങനെയാണ് റസൂലുല്ലാന്റെ നോമ്പ് പറഞ്ഞു പറഞ്ഞുകൊടുത്തു റസൂലുല്ലാഹി സല്ലാ അലൈഹി വസ്ലമ തങ്ങള് കുറെ നേരം നിസ്കരിക്കും പിന്നെ കുറച്ചു നേരം നിസ്കരിക്കാറില്ല പലപ്പോഴും റസൂലുള്ള നിസ്കരിക്കും പിന്നെ കുറച്ചു നേരം പിന്നെ പലപ്പോഴും നിസ്കരിക്കാറില്ല അങ്ങനെ കുറച്ചു നേരം വിശ്രമിക്കും കുറച്ചു നേരം നിസ്കരിക്കും ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ളാന്റെ നിസ്കാരം നോമ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ ചില ദിവസങ്ങളിൽ റസൂലുള്ള നോമ്പ് നോൽക്കും ചില ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാറില്ല ഇങ്ങനെയൊക്കെ ആയിഷ പറഞ്ഞു കൊടുത്തപ്പോ ആ വന്ന ആളുകൾക്ക് അതിൽ അത്ര കാര്യമില്ല എന്ന് തോന്നി അഥവാ അവര് പറഞ്ഞു ആരാണ് പ്രവാചകൻ ആരാണ് നമ്മൾ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുത്താല കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ ദോഷങ്ങളും പുറത്തു കൊടുക്കപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് റസൂലുല്ലാനെ സംബന്ധിച്ചിടത്തോളം അത്രയൊക്കെ മതി പക്ഷേ നമ്മൾ അങ്ങനെ അല്ലല്ലോ നമുക്കല്ല പുറത്തു തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് റസൂലുല്ലാനേക്കാൾ നമ്മൾ കൂടുതലായിട്ട് നിസ്കരിക്കണം കൂടുതലായിട്ട് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ റസൂലുള്ള ഇങ്ങോട്ട് കയറി വന്നു എന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു നിന്നോട് എന്റെ വിവാദത്തിനെ കുറിച്ച് ചോദിച്ചിരുന്ന ആളുകൾ എവിടെയാണ് അവരെ ഇങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുവിനെ നിങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും ഭയപ്പെടുന്നവൻ ഞാനാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ പേടിക്കുന്നവൻ ഞാനാണ് കാരണം നിങ്ങളെക്കാൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് ഞാനാണ് അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിന് നിസ്കരിക്കാറുണ്ട് ക്ഷീണം വരുമ്പോ വിശ്രമിക്കാറുണ്ട് ഞാൻ നോമ്പ് നോൽക്കാറുണ്ട് ഒരു ദിവസം നോമ്പ് നോറ്റാൽ അടുത്ത ദിവസം നോമ്പ് ഒഴിവാക്കാറും ഉണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ആ വന്നയാളുകൾ പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടെ ഉണ്ടായിരുന്നു ഒരാൾ പറഞ്ഞു ഞാൻ എനി തീരെ കല്യാണം കഴിക്കില്ല ഞാൻ എനി തീരെ കല്യാണം കഴിക്കില്ല സ്ത്രീകളുമായി ബന്ധപ്പെടില്ല ഞാൻ മുഴുവൻ സമയവും വിവാദത്തിന് വേണ്ടി നീക്കിവെക്കും ഒരാൾ പറഞ്ഞു ഞാൻ രാത്രി മുഴുവനും നിസ്കരിക്കും ഞാൻ വിശ്രമിക്കുക തന്നെയില്ല തീരെ ഉറങ്ങുക തന്നെയില്ല മൂന്നാമൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പ് നോൽക്കും ഞാൻ ഒരൊറ്റ ദിവസവും നോമ്പൊഴിവാക്കില്ല ഇത് കേട്ടുകൊണ്ടാണ് റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നത് എന്നിട്ടാണ് പറഞ്ഞു കൊടുത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ രാത്രിയിൽ നിസ്കരിക്കാറുണ്ട് ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കാറുണ്ട് ഞാൻ ഒരു ദിവസം നോമ്പ് നോറ്റാൽ അടുത്ത ദിവസം നോമ്പ് മുറിക്കാറുണ്ട് ഞാൻ ഒരുപാട് ഞാൻ സ്ത്രീകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് എനിക്ക് ഭാര്യമാരുണ്ട് ഞാൻ ഭാര്യമാരുമായി ബന്ധപ്പെടാറുണ്ട് ഇതെല്ലാം എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഫമൻ റഹിബാൻ സുന്നത്തി ആയതുകൊണ്ട് എന്റെ സുന്നത്തിനേക്കാൾ വലിയ ഒരു സുന്നത്ത് സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടെ എന്റെ ഇബാദത്ത് പോരാ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ആബിദീകളാകണം എന്ന താല്പര്യത്തോടെ ആരെങ്കിലും എന്നെക്കാൾ വലിയ ഭക്തി സ്വീകരിക്കണം എന്ന ആഗ്രഹത്തോടെ പോകുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ഞാൻ പഠിപ്പിച്ച ദീനിന്റെ പുറത്താണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അപ്പോ എന്നിട്ട് പറഞ്ഞു വലി നഫ്സിക അലൈക ഹക്ക് വലി നഫ്സിക അലൈക ഹക്ക് നിന്റെ ശരീരത്തിന് നീ ചില അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനുണ്ട് അത് നീ വകവെച്ചു കൊടുക്കുക തന്നെ വേണം ശരീരത്തിന് വകവെച്ചു കൊടുക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ച് നിസ്കരിച്ച് തളർന്നിട്ട് പിന്നെയും നിസ്കരിച്ചാൽ അത് ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ് പ്രയാസമാകുന്നു അങ്ങനെ നിങ്ങൾ നിസ്കരിച്ച് ക്ഷീണിപ്പിക്കാൻ അള്ളാഹുത്താല നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല അതുപോലെ നിങ്ങൾ ഒരു ദിവസവും മുറിക്കാതെ തുടർച്ചയുള്ള നോമ്പ് നോറ്റാൽ അത് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കലാണ് അങ്ങനെയും ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി നോമ്പ് നോൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം നോമ്പ് നോൽക്കാം പിറ്റേ ദിവസം നോമ്പൊഴിവാക്കുക മൂന്നാം ദിവസം വീണ്ടും നോമ്പ് നോൽക്കുക നാലാം ദിവസം നോമ്പൊഴിവാക്കുക എന്ന് പറഞ്ഞിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലമൻ വീണ്ടും പഠിപ്പിച്ചു വലി സൗജിക്കാലയ്ക്ക് ഹക്ക് നിന്റെ ഇണയോടും നീ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട് നിന്റെ ഇണയോട് നീ ചില അവകാശങ്ങൾ അവൾക്ക് വകവച്ചു കൊടുക്കേണ്ടതുണ്ട് അവൾക്ക് വകവച്ചു കൊടുക്കേണ്ട അവകാശം എന്ന് പറഞ്ഞാൽ നിനക്ക് ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി നീ കുറച്ച് സമയം നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കിവെക്കേണ്ടതുണ്ട് ആ സമയവും കൂടെ ഇബാദത്ത് എന്നത് പറ്റില്ല നിന്റെ ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യക്കും അവകാശമുണ്ട് നിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് അവളോടൊപ്പവും നീ സമയം ചെലവഴിക്കേണ്ടതുണ്ട് അപ്പോൾ അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ അള്ളാഹുവിന് വകവെച്ചു കൊടുക്കുക നീ ഒരു മനുഷ്യനാണ് എന്ന രൂപത്തിൽ അള്ളാഹുത്താല നിനക്ക് തന്നിട്ടുള്ള ചില ചാപല്യങ്ങളുണ്ട് ആ ചാപല്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിന് അനിവാര്യമായത് തന്നെയാണ് അതാണ് നിന്റെ ശരീരത്തോടുള്ള അവകാശം വകവെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് മലക്കുകളെ പോലെയല്ല മനുഷ്യൻ മനുഷ്യൻ അല്പം കഴിഞ്ഞാൽ ക്ഷീണിക്കും അതുകൊണ്ട് ആ ക്ഷീണം മനുഷ്യന് അള്ളാഹു സുബാനഹുവത്താല കൊടുത്ത ഫിത്രത്താണ് അതൊരു കുറ്റമല്ല ആ ക്ഷീണമുണ്ടാകുമ്പോൾ വിശ്രമിക്കണം മനുഷ്യൻ മലക്കിനെ പോലെയല്ല മനുഷ്യന് പെണ്ണിനോട് ആസക്തി ഉണ്ടാകും അതിനാണ് അള്ളാഹു താല വിവാഹം അനുവദിച്ചത് അതുകൊണ്ട് തന്നെ ആ പെണ്ണിന് അർഹമായ സമയം അവൻ നീക്കിവെക്കേണ്ടതുണ്ട് അതുപോലെ പല കാര്യങ്ങളിലും മനുഷ്യന് അള്ളാഹു സുബാനഹുവത്താല മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത ശൈലിയാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ പാലിക്കണം എന്ന് മഹാനായ അഷ്റഫുൽ ഹൽക്ക് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു അപ്പൊ റസൂൽ സല്ലാ അലൈഹി പറഞ്ഞത് അന അത്തക്കാക്കും ലില്ല ഞാനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ അങ്ങനെ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയാൻ കാരണം അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് തങ്ങളായിരുന്നു ഒരു കാര്യത്തെ ഒരു വ്യക്തിയെ അടുത്തറിയുമ്പോഴാണ് സ്നേഹമുണ്ടാവുക ബഹുമാനം കൂടുക ആദരവ് വർദ്ധിക്കുക ഭയപ്പാട് കൂടുക അള്ളാഹുവിന്റെ പ്രവാചകർ സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം അള്ളാഹുവിനെ മനസ്സിലാക്കിയ മറ്റൊരാളും ഇല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹുവ താല തലയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ഞാനാണെന്ന് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്തഖുല്ലാഹത്തുഖാത്തിഹി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരുപാട് അങ്ങോട്ട് ഇബാദത്ത് ചെയ്യുക എന്നതല്ല നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ഇതൊക്കെ ഇപ്പോ പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് മഹന്മാരായ ആലിമ്യങ്ങൾ പണ്ഡിതന്മാർ കുറിച്ച് വിശദീകരിക്കുന്നത് തക്വ മൂന്ന് വിധം ഉണ്ട് എന്നാണ് ഒന്ന് തക്വ അനി ഷിർക്കി ജീവിതത്തിൽ ഷിർക്ക് വന്നു പോകുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക അള്ളാഹുവിന് തക്വ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മൂന്ന് വിധത്തിലാണ് ആ മൂന്നും കൂടെ ഉൾക്കൊള്ളുമ്പോഴാണ് പരിപൂർണമായ തക്വയാവുക ഒന്നാമത്തത് ഷിർക്കിനെ തൊട്ട് സൂക്ഷിക്കുക രണ്ടാമത്തെ ഖുവാനിൽ ബിദ ജീവിതത്തിൽ ബിദഅത്ത് വന്നു പോകുന്നതിനെ തൊട്ട് സൂക്ഷിക്കാം ഒരാൾക്ക് ഷിർക്ക് വന്നു പോയാൽ അവന്റെ കാര്യമെല്ലാം തീർന്നു അവൻ ഹലാക്കിലായിപ്പോയി അള്ളാഹു താല പുറത്തു കൊടുക്കാത്ത തെറ്റാണ് എല്ലാ ദോഷവും അള്ളാഹു താല പുറത്തു കൊടുക്കും ഇല്ല ഷിർക്ക ഷിർക്കല്ലാത്ത എല്ലാ ദോഷവും അപ്പൊ ഷിർക്ക് വന്നു പോയാൽ അവന്റെ കാര്യം അപകടമാണ് ഒരു കാഫിറിന് കിട്ടുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണ് ഒരർത്ഥത്തിൽ മുഷിരിക്കിന് കിട്ടുക അപ്പോ പ്രത്യേകിച്ച് മുർത്തദ്ദാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വന്നതിന് ശേഷം പിന്നീട് ഒരാൾ ശിർക്ക് ചെയ്താൽ അവൻ മുർത്തദ്ദാവുകയാണ് അങ്ങനെയാകുമ്പോൾ അവന്റെ ബാധ്യതകൾ ഒരുപാട് എത്ര കാലമാണോ അവൻ ആ ഷിർക്കിൽ അഥവാ രുദ്ധത്തിന്റെ കാലയളവിൽ നിന്നതെങ്കിൽ ആ കാലയളവിലുള്ള വിവാദത്തുകൾ മുഴുവനും അവൻ ചോദിക്കപ്പെടുന്ന കാര്യങ്ങളിൽ പെടുന്നതാണ് എന്നാൽ ഒരാൾ കാഫിറായിരുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവന്റെ കുഫ്രിയത്തിന്റെ കാലത്തെ വിവാദത്തിനെ കുറിച്ച് അവനോട് ചോദ്യം ചെയ്യപ്പെടില്ല എന്നാൽ യുദ്ധത്തിന്റെ കാലയളവിലുള്ള വിവാദത്തുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അപ്പൊ രിദ്ധത്ത് എന്നത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് അള്ളാഹു സുബാനഹുവത്താല അവന്റെ ഇസ്മത്ത് അവന്റെ ദീനിൽ ഇസ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബാനഹുവത്താല അവൻ കനിഞ്ഞു നൽകുന്നതാണ് ഇബാദത്ത് ഹിദായത്ത് എന്നുള്ളത് അള്ളാഹു സുബാനഹുവത്താല ഏത് സമയത്തും അള്ളാഹ് തിരിച്ചെടുക്കാം ആർക്കാണ് അള്ളാഹു സുബാനഹുവത്താല പരിപൂർണമായ ഹിദായത്ത് കൊടുക്കുന്നത് അങ്ങനെ ആക്കിബത്ത് നന്നായി ലോകത്തു നിന്ന് മരിച്ചു പിരിയാൻ ആർക്കൊക്കെ സാധിക്കുന്ന ഒരു മഹ്ലൂക്കിനും പറയാൻ സാധിക്കില്ല നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കുക നിങ്ങൾക്കൊരു കാലം വരും ആ കാലത്ത് രാവിലെ മുസ്ലിമായിരുന്നവൻ രാത്രിയിൽ കാഫിറായി തീരും രാത്രി മുസ്ലിമായി കിടന്നുറങ്ങിയവൻ എഴുന്നേൽക്കുന്നത് രാവിലെ കാഫിറായിട്ടായിരിക്കും അങ്ങനെയുള്ള കാലം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് ഹബീബായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അപകടകരമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ആക്കിബത്ത് നന്നാവുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് അള്ളാഹുത്താല പറയുന്നതാണെങ്കിലോ വൽ ആക്കിബത്തുലിൽ മുത്തഖീൻ മുത്തഖീങ്ങൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നിമിഷങ്ങളെ തള്ളി നീക്കിയവന് മാത്രമേ വ്യക്തമായ മാർഗത്തിൽ ജീവിതത്തെ നയിച്ചവന് മാത്രമേ അവസാനം നന്നായി തീരുകയുള്ളൂ അഥവാ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയാൻ സാധിക്കുകയുള്ളൂ എന്ന് അള്ളാഹുത്താല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു മുത്തഖീൻ അവസാനം കലിമത്തു ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയാൻ സാധിക്കുക തക്വയോടുകൂടെ ജീവിച്ചവർക്ക് മാത്രമാണ് അള്ളാഹു അവന്റെ മഹള് ഫതിലുകൊണ്ട് ആ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഈ റമദാനിന്റെ ഹക്കുകൊണ്ട് നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇരിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകമായ ഒരു ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഈ ദുആ ആണ് ഒരുപാട് ആളുകൾ ആമീൻ പറയുമ്പോൾ അള്ളാഹുത്താല നമ്മുടെ ദുആനെ സ്വീകരിച്ചെന്നിരിക്കും അള്ളാഹുത്താല കബൂൽ ചെയ്യട്ടെ അപ്പൊ മൂന്ന് തരത്തിലാണ് തക്കുവ എന്ന് പറഞ്ഞത് മൂന്ന് ഭാഗമാണ് തക്കുവ ഒന്നാമത്തത് ഷിർക്കിനെ തൊട്ടുള്ള തക്കുവയാണ് നമ്മൾ പറഞ്ഞു ഷിർക്ക് സംഭവിച്ചു പോയാൽ അവന്റെ കാര്യം പിന്നെ അപകടത്തിലാണ് പിന്നെ അവന് കരകയറാൻ സാധിക്കില്ല രണ്ടാമത് അവൻ ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ ഹിതായത്തോടെ തിരിച്ചു വന്നാൽ മാത്രമേ അതും കഴിഞ്ഞ കാലത്തുള്ള ഇടക്കാലത്തെക്കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുകയാണ് രണ്ടാമത്തത് തക്വ അനിൽ ബിദ് ബിദ്അത്ത് വന്നു പോകുന്നതിനെ തൊട്ട് സൂക്ഷിക്കുക നമ്മുടെ കാലത്ത് വളരെയേറെ ഗൗരവത്തോടെ കാക്കേണ്ടതും ഈ ബിദ്അത്തിന്റെ ഐഷിർ തക്കുവയുടെ ഈ അംശത്തെയാണ് അല്ലെങ്കിൽ ഈ പാർട്ടിനെയാണ് ഈ ഭാഗത്തെയാണ് വിദഗ്ധത്തിന്റെ ആളുകൾ എല്ലാ തരത്തിലുള്ള കെണിവലകളും ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പല സഹോദരന്മാരും വിദഗത്തുകാരുടെ കെണിയിൽ കുടുങ്ങിപ്പോകുന്നുണ്ട് വിദഗത്തുകാരന് തൗബയില്ലെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത് അതിന്റെ കാരണം വിദഗത്തുകാരൻ വിശ്വസിക്കുന്നത് അവൻ വിശ്വസിക്കുന്ന രീതി അവൻ വിശ്വസിക്കുന്ന പുതിയ മാർഗം അതാണ് ശരിയെന്നാണ് സത്യത്തിൽ അത് ദീനിന് അപരിചിതവുമാണ് അപ്പൊ അവൻ പോകുന്ന റൂട്ട് തെറ്റാണ് എന്നവൻ അറിയില്ല അവൻ പോകുന്ന റൂട്ടാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തെറ്റിനെ തൊട്ട് തൗപ ചെയ്യണമെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടണം വിദഗ്ധക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റിലാണ് എന്നവന് ബോധ്യപ്പെടില്ല കാരണം അവൻ വിശ്വസിക്കുന്നത് അവൻ പോകുന്ന റൂട്ടാണ് ശരി അവൻ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ശരിയല്ല എന്നാണ് നിങ്ങൾ നോക്കൂ സുന്നി ആദർശത്തിൽ നിന്നുകൊണ്ട് അഥവാ ഒരാൾ ഏതെങ്കിലും പുത്തൻ ആദർശത്തിലേക്ക് കടന്നുപോയാൽ അവൻ സുന്നി ആശയത്തിൽ ജീവിച്ചിരുന്ന കാലം മുഴുവനും അവൻ ദുർമാർഗത്തിലായിരുന്നു എന്ന് വിശ്വസിച്ചു പോവുകയാണ് പിന്നീട് ആ കാലത്ത് അവന്റെ കഴിഞ്ഞുപോയ അവന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകളെയും അവൻ മുഷിരിക്കാക്കുകയാണ് അവൻ ഇപ്പോഴാണ് ഹിദായത്ത് കിട്ടിയത് എന്ന തെറ്റായ ധാരണ അവനിൽ ഊട്ടിയുറപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവൻ തെറ്റിൽ പെട്ടിട്ട് പോയിട്ടുണ്ട് എന്ന് അവന് ബോധ്യപ്പെടാത്തതിന്റെ പേരിൽ അവന് തൗബയില്ലെന്നാണ് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ തെറ്റ് തെറ്റായി മനസ്സിലാക്കിയാലേ തൗബയുണ്ടാവുകയുള്ളൂ അത് തൗബയുടെ ഷർത്താണ് തെറ്റിനെ തൊട്ട് തൗബ ചെയ്യണമെങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഖേദം വരണം വിദഗത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് തെറ്റിലാണെന്ന് അവന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ വിദഗത്ത് വളരെ അത്യപകടം പിടിച്ചതാകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശിഷ്യ പ്രവാസി സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ലോകത്ത് വിദഗത്തിന്റെ കെണിവലകൾ വിരിച്ചുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള വിദഗത്തുകാർ കാത്തിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ വിദഗത്തിന് വേരോട്ടം ലഭിച്ചിട്ടില്ലായിരുന്നു സമസ്ത കേരള ജമ്മിയത്തുലമ എന്ന മഹിതമായ ആശയപ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ടത് മുതൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത എന്ന പേരിൽ അത് വ്യാപ വ്യാപകമായി അതിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുഴുകിയതോടുകൂടി ബിദത്തുകാരുടെ എല്ലാ എല്ലാ കുതന്ത്രങ്ങളും കേരളത്തിൽ അടച്ച് തകർക്കപ്പെടുകയാണുണ്ടായത് അവരുടെ വളർച്ചയെ മുളയിൽ തന്നെ നുള്ളാൻ സമസ്തക്ക് സാധിച്ചു മഹാരഥന്മാരായ നമ്മുടെ പൂർവസൂരികളായ പണ്ഡിതന്മാർക്ക് സാധിച്ചു അള്ളാഹു അവരുടെ സ്വർഗലോകത്തതിന്റെ പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ അവരുടെ ഖബറിനെ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ അവർ കാണിച്ചു തന്ന പാതയിലൂടെ സുന്നത്തു ജമാഅത്തിലായി ജീവിക്കാനും സുന്നത്തു ജമാഅത്തിനെ പ്രചരിപ്പിക്കാനും സമസ്തക്ക് വേണ്ടി നിലകൊള്ളാനും നമുക്കൊക്കെ താല തൗഫീക്ക് നൽകട്ടെ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് വിദേഹത്തിലേക്ക് ചേക്കേറിയ ആളുകൾക്ക് സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മൾ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ബിദഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം വേരോട്ടമില്ലായിരുന്നു പിന്നീട് കേരളത്തിൽ ബിദഅത്ത് വളരുന്നുണ്ടെങ്കിൽ ആ ബിദഅത്തിന്റെ വളർച്ച ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പാക്ക് ചെയ്യുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ പാൽട്ടിനും അതുപോലെ തന്നെ മറ്റു ഭക്ഷ്യാഹാരങ്ങളും എല്ലാം നാട്ടിലേക്ക് കാർഗോ അയക്കുന്ന കൂട്ടത്തിൽ നമ്മളിവിടെ നിന്ന് ബിദഅത്തും നാട്ടിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങി നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് പ്രിയപ്പെട്ട ഉമ്മമാർക്ക് പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന വിദഗ്ധകാരന്റെ കാസറ്റ് കേട്ടിട്ടാണ് പലപ്പോഴും പല സഹോദരിമാരും പല കുടുംബങ്ങളും വിദഗ്ധത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പ്രവാസികളായ നമ്മൾ മനസ്സിലാക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദഗ്ധത്ത് വന്ന നാട്ടിൽ അവിടെ വളർച്ചയുണ്ടായിട്ടില്ല അത് വിദഗ്ധകാരന്റെ അടിസ്ഥാനം തന്നെ അങ്ങനെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഇന്ന് കാണുന്ന വിദഗത്തുകാരുടെ ഒക്കെ തലതൊട്ടപ്പൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണെങ്കിലോ ഇബിനു തൈമിയയുടെ ശിഷ്യനാണ് ഇബിനു തൈമിയയുടെ ചരിത്രമാണെങ്കിലും ഇബിനു അബ്ദുൽ വഹാബിന്റെ ചരിത്രമാണെങ്കിലും അവർ ജനിച്ചു വളർന്ന നാട്ടിൽ അവരുടെ പ്രസ്ഥാനത്തിന് വേരോട്ടമുണ്ടായിട്ടില്ല അവരൊക്കെ പിന്നീട് വന്ന നാടുകളിലാണ് അവരുടെ ബിദ്അത്ത് അവർ പ്രചരിപ്പിച്ചത് അതിനെ അവൾ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥയും വിദേഹത്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്നവർക്ക് അതിനെ പ്രചരി പ്രചരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ബിദഅത്തിനെ അവിടെ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ വേരോട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കാരണം പല കാരണങ്ങളുണ്ട് ഒരു കാരണം നമ്മളെപ്പോലുള്ള പ്രവാസി സഹോദരന്മാർ ഇവിടെ നിന്ന് കൊടുത്തുവിടുന്ന വിദഗത്തുകാരായ പ്രഭാഷകരുടെ സീഡികളിലൂടെയാണ് കേരളത്തിലെ ഒരുപാട് ആളുകൾ വിദഗത്തിലേക്ക് ചേക്കേറിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ് അപ്പൊ വിദഗത്ത് എന്നുള്ളത് വിദഗ്ധത്തിനെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് തക്കുവയുടെ രണ്ടാമത്തെ പ്രധാനമായ ഘടകം മൂന്ന് ഘടകങ്ങളാണ് തക്കുവക്കെന്ന് നമ്മൾ പറഞ്ഞു ഒന്ന് ഷിർക്കിനെ തൊട്ട് സൂക്ഷിക്കുക രണ്ടാമത്തത് വിദഗ്ധത്തിനെ തൊട്ട് സൂക്ഷിക്കുക മൂന്നാമത്തത് തക്കുവ അനിൽ മഹാസുൽ ഫറയ്യ മറ്റു എല്ലാത്തരം തെറ്റുകളെ തൊട്ടും സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് മൂന്നാമത്തതാണ് എത്രത്തോളം ഒരാൾ വ്യഭിചാരത്തെ തൊട്ട് സൂക്ഷിച്ചു നിൽക്കുക എന്നുള്ളത് പോലും വിദഗ്ധത്തിനെ തൊട്ട് സൂക്ഷിക്കുന്നതിന്റെ ശേഷമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തത് ഷിർക്ക് വരാതെ ശ്രദ്ധിക്കുക രണ്ടാമത്തത് വിദഗ്ധത്തുകാരുടെ പിടുത്തത്തിൽപ്പെടാതെ ശ്രദ്ധിക്കുക മൂന്നാമത്തത് തെറ്റുകളിൽ നിന്ന് അഥവാ പിശാജിന്റെ പിടുത്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയാണ് തക്കുവയുടെ മൂന്ന് ഭാഗങ്ങളെന്ന് അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഷിർക്കിന്റെയും വിദേഹത്തിൻ വിദേഹത്തിന്റെയും വരുന്ന ഉദാഹരണങ്ങളൊന്ന് വിശദീകരിക്കാമെന്നൊരു സഹോദരൻ ചോദിക്കുന്നു ഷിർക്ക് വരുന്ന ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഷിർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഷിർക്കിന്റെ കൂട്ടത്തിൽ റസൂലുല്ലായി സല്ലാഹു അലഹി വസല്ലമ തങ്ങള് രണ്ട് കാര്യമാണ് ഗൗരവത്തോടെ നമ്മൾ പറഞ്ഞു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മളാരും ബിംബത്തെ ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നത് മാത്രമല്ല ഷിർക്ക് അതാണെങ്കിലോ കൂടുതൽ പേടിക്കപ്പെടുന്നതും അല്ലെന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാരും ഇനി ബിംബാരാധനയിലേക്ക് തിരിച്ചു പോകും എന്നതല്ല ഞാൻ ഭയപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പിന്നെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഷിർക്കുല്ല സുഹറു ചെറിയ ഷിർക്കിനെയാണ് ആ ചെറിയ ഷിർക്ക് നിങ്ങളെ വലിയ ഷിർക്കിലേക്ക് കൊണ്ടെത്തിക്കും എന്താണ് ചെറിയ ഷിർക്ക് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അമൽ കൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി എന്നതിനു പകരം മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാവുക എന്നതാണ് ചെറിയ ഷിർക്ക് കൊണ്ട് അഥവാ റിയാ അതാണ് ലോകമാന്യത്തിന് വേണ്ടി ആളുകളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക ആളുകളിൽ അംഗീകാരമുണ്ടാകാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അവനൊരു വലിയ സൽക്കർമ്മിയാണ് അവനൊരു വലിയ പണ്ഡിതനാണ് അല്ലെങ്കിൽ ഏതു മേഖലയിലാണ് അവനുള്ളത് എന്ന് എങ്കിൽ ആ മേഖലയെ ആളുകൾക്കിടയിൽ വർദ്ധിപ്പിച്ച് വികസിപ്പിച്ച് കാണിക്കാൻ വേണ്ടി അവിടെ ശോഭിച്ചു നിൽക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്യുക അതാണ് അഷിർക്കുല്ല സുഹറു എന്ന ഹബീബായ റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഷിർക്കിന്റെ ഒരു ഭാഗം അതാണ് ഞാൻ നിങ്ങളിൽ പേടിക്കപ്പെടുന്ന ഞാൻ നിങ്ങളിൽ പേടിക്കുന്ന ഷിർക്ക് മറ്റൊരു ഷിർക്കിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അതിങ്ങനെയാണ് സ്വന്തം ഇച്ഛകളെ ആരാധിക്കുന്നവനെ കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇച്ഛകൾക്ക് ആരാധിക്കുന്നവൻ ഹവാഹു ഹവാഹു തന്റെ ഇച്ഛകളെ ദൈവമായി കാണുന്നവൻ ഇച്ഛകൾക്ക് പൂജിക്കുന്നവൻ ഇച്ഛകളുടെ പിന്നാലെ പോകുന്നവൻ ഇച്ഛകൾക്ക് പ്രാമുഖ്യം നൽകുന്നവൻ അവന്റെ ആഗ്രഹങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകളെക്കാൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നവൻ അവന്റെ ആഗ്രഹങ്ങൾക്ക് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനേക്കാൾ സ്ഥാനം കൊടുക്കുന്നവൻ അവനാണ് ഹവാഹു എന്ന് അള്ളാഹു സുബാനഹുവത്താല ഖുർആാനിൽ പറഞ്ഞത് അവൻ ഇച്ഛയെ ആരാധിക്കുന്നവനാണ് അവന്റെ ആഗ്രഹങ്ങളെ പൂജിക്കുന്നവനാണ് അവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി സഫലീകരിക്കുന്നതിന് വേണ്ടി സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി അവൻ എന്തും ത്യജിക്കാൻ സന്നദ്ധനാണ് എന്ത് ചെയ്യാനും അവൻ സന്നദ്ധനാണ് അവൻ അവന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കണം ഇതെല്ലാം യഥാർത്ഥത്തിൽ അവൻ ചെയ്യേണ്ടിയിരുന്നത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ എന്തും ത്യജിക്കാൻ തയ്യാറാണെന്നാണ് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ എന്ത് എന്ത് സമരത്തിന് പോകാനും എന്ത് തന്നെ ജീവിതത്തിൽ നിന്ന് വർജിക്കാനും എന്ത് പ്രയാസങ്ങൾ നേരിടാനും ഞാൻ സന്നദ്ധനാണ് എന്ന രൂപത്തിലാണ് മനുഷ്യന്റെ കാഴ്ചപ്പാട് വേണ്ടത് പക്ഷേ മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തും ചെയ്യുമെന്ന അവസ്ഥ അതാണ് വലിയ ഒരു വിഭാഗം ആളുകളിലുള്ളത് അതിനെക്കുറിച്ചാണ് അള്ളാഹുത്താല പറഞ്ഞത് ആഗ്രഹങ്ങളെ പൂജിക്കുന്നവനെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ അവന്റെ കാര്യം നീ ഏറ്റെടുക്കുമോ എന്ന് ഹബീബായ റസൂലുല്ലാഹി അവന്റെ കാര്യത്തിൽ നീ വക്കീലാകുമോ അവന്റെ കാര്യം നീ ഏറ്റെടുക്കുമോ എന്ന് ഹബീബായ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് അള്ളാഹുത്താല വിശുദ്ധ ഖുർആാനിലൂടെ ചോദിക്കുകയാണ് അപ്പൊ ഷിർക്കിന്റെ രണ്ട് മാനങ്ങളാണ് നമ്മൾ കണ്ടത് അള്ളാഹു സുബാനഹുവത്താലയല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശ്യം ഇബാദത്തുകളിൽ ഉണ്ടാവുക എന്നതാണ് ഷിർക്കിന്റെ ഏറ്റവും അപകടകരമായ മേഖല റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പാടോടുകൂടി വിശദീകരിച്ചു തന്ന ഷിർക്ക് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കിനെയാണ് ഷിർക്കുൽ ആണ് ഷിർക്കുൽ അസുഖർ എന്ന് പറഞ്ഞാൽ അത് റിയ ആണ് ആളുകൾ കാണാൻ വേണ്ടി ആളുകളിൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഷിർക്കിന്റെ ഘട്ടം ഇനി ബിദഅത്തിന്റെ ഘട്ടമാണെങ്കിലോ ബിദഅത്തിനെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം നമ്മളിങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും ജീവിക്കുമ്പോൾ നമ്മുടെ അടുത്ത റൂമിലോ അടുത്ത ജോലിക്കിടയിലോ ഒക്കെ പരിചയപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർ വിദേഹത്തിന്റെ ആളാണെങ്കിൽ അവർ സാധാരണഗതിയിൽ നമുക്ക് നമ്മളോട് പല ക്ലാസ്സുകൾക്കും അവർ ക്ഷണിക്കും അങ്ങനെ ക്ഷണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോയി എന്ന് വരും പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ആകർഷണീയമായ ശൈലിയിൽ പ്രഭാഷണം നടത്തുന്ന ഒരാളാണെങ്കിൽ അയാളുടെ പ്രഭാഷണത്തിൽ നമ്മൾ ആകർഷണായി പോയി എന്ന് വരും അയാളുടെ ആശയമൊന്നും വേണ്ട അയാൾ പക്ഷെ അയാളെ പ്രഭാഷണം നല്ല ഉഷാറാണ് ഓൻ ഏത് ജാതി ആയിക്കോട്ടെ പക്ഷെ അവന്റെ സംസാരം വളരെ ഉഷാറാണ് അങ്ങനെ ആ സംസാരം കേൾക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ പോയി എന്ന് വരും അങ്ങനെ പോയി പോയി പിന്നെ അവൻ പറയുന്നത് ഏത് ആശയമാണെങ്കിലും അവന്റെ അവന്റെ ശൈലിയോടുള്ള താല്പര്യം കാരണം പിന്നെ നമുക്ക് അയാൾ നമ്മുടെ മനസ്സിൽ പ്രിയപ്പെട്ടവനാകും അങ്ങനെ നമ്മൾ മനസ്സിൽ പ്രിയപ്പെട്ടവനാകുമ്പോൾ നമ്മൾ ഒരു ഒരു ഒരു മുബുത്തതിനെയാണ് സ്നേഹിക്കുന്നത് ആ എന്റെ ബിദത്തിനെയാണ് സ്നേഹിക്കുന്നത് പിന്നെ അയാൾ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങും അങ്ങനെയാകുമ്പോൾ നമ്മൾ മുബുത്തതിനെ അനുസരിക്കുകയാണ് പിന്നെ അയാൾ ഒരു കാസറ്റ് തരും ആ കാസറ്റ് നമ്മൾ സ്വയം കേൾക്കുകയും നേരത്തെ പറഞ്ഞതുപോലെ അത് കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ടതുപോലെ ആകർഷണീയമായ ശൈലിയുള്ള ഒരാളുടെ പ്രഭാഷണം എന്നതുകൊണ്ട് നാട്ടുക നാട്ടിൽ ജീവിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കൾക്കോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കോ പ്രിയപ്പെട്ട സഹോദരിമാർക്കോ അറിയില്ല ഇയാൾ ആരാണ് ഏത് തരക്കാരനാണ് എന്ത് ആശയമുള്ളവനാണ് എന്നൊന്നും അപ്പൊ അവർ പറയുന്ന കാര്യങ്ങളിൽ ആകൃഷ്ടരായിട്ട് ആ ശൈലിയിൽ ആകൃഷ്ടരായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങും അതിനർത്ഥം അവർ വിദഗ്ധത്തിനെ സ്വീകരിക്കുന്നു എന്നാണ് മുബത്തദിനെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അങ്ങനെ സ്വീകരിച്ച് സ്വീകരിച്ച് പിന്നെ അവർ ക്ഷണിക്കുന്ന പലയിടങ്ങളിലേക്കും നമ്മൾ പോകും ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ അവര് വെള്ളിയാഴ്ച മലയാളം ഖുത്തുബയുള്ള പള്ളിയിലേക്ക് ക്ഷണിക്കും അപ്പൊ നമ്മൾ അതിന് പോകും അങ്ങനെ നമ്മളെ ജുമാബാത്തിലായി അങ്ങനെ ഓരോ ഘടകങ്ങളും ജക്കാത്ത് അവരിലേക്ക് ഏൽപ്പിച്ചാൽ മതി എന്ന് പറയും അവരാണെങ്കിലോ അത് സമയത്ത് കൊടുക്കൂല നമ്മളെ ജക്കാത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഹക്ക് ബാത്തിലായി പോയി അങ്ങനെ ഓരോ അമലിനെയും ബാത്തിലാക്കിക്കൊണ്ടിരിക്കും നമ്മൾ അവരെ കൂടെ പിന്തുടർന്ന് നിസ്കരിക്കും മുബത്തദീന്റെ പിന്നിൽ നിസ്കരിച്ചാൽ ജമാഅത്തിന് കൂലി കിട്ടൂല അങ്ങനെ നമ്മൾ നിസ്കാരത്തിന്റെ കൂലി നഷ്ടപ്പെട്ടു പോകും അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ മുബത്തദീനെ സ്നേഹിക്കുക വഴി മുബത്തദീന്റെ മാർഗത്തിലേക്ക് പോകുക വഴി ഒരുപാട് നഷ്ടങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പിന്നെ അവൻ പോയി പോയി അവന് തന്നെ അറിയില്ല അവൻ ഏത് മാർഗത്തിലാണെന്ന് അവസാനം ഇബിലീസ് പറയുന്നത് പോലെ അവനും പറയും ഞാൻ നിങ്ങൾ ക്ഷണിച്ചിട്ടല്ലേ ഉള്ളൂ ഞാനതിന് ഉത്തരവാദിയല്ലല്ലോ ഞാൻ വിളിക്കുമ്പോൾ വരാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലല്ലോ എന്ന് നരകത്തിലിടുമ്പോൾ അവനും പറയുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പോ വിദഗ്ധത്തിനെ വിദഗ്ധത്തായിട്ട് മനസ്സിലാക്കുക ഷിർക്കിന് ഷിർക്കായിട്ട് മനസ്സിലാക്കുക ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പറ്റൂ ഇബാദത്ത് അള്ളാഹു അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ ലക്ഷീകരിക്കാവൂ ബിരഅത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ മതത്തിന് അപരിചിതമായ കാര്യങ്ങളാണ് അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ ഏതായിരുന്നാലും അത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നടപ്പില്ലാത്തതാണെങ്കിൽ അള്ളാഹുവിന്റെ സഹാബത്ത് അംഗീകാരം കൊടുത്തിട്ടില്ലാത്തതാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നാല് സ്തംഭങ്ങളിൽ അഥവാ ഖുർആന് സുന്നത്ത് ഇജുമാ ഖിയാസ് എന്നിവയിൽ ഒന്നുകൊണ്ട് സ്ഥിരപ്പെടാത്ത കാര്യമാണെങ്കിൽ അതെല്ലാം ഇസ്ലാമിന്റെ വേലിക്ക് പുറത്തുള്ളതാണ് ആര് കൊണ്ടുവന്നാലും അത് ഇസ്ലാമിന് അംഗീകാരം അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഒന്നുകിൽ ഖുർആന് വേണം അല്ലെങ്കിൽ സുന്നത്തിൽ വേണം അല്ലെങ്കിൽ ജുമാ ഉണ്ടാകണം അതല്ലെങ്കിൽ ഖിയാസി പരമായിട്ട് ആ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടാകണം അങ്ങനെ നാലിൽ ഒരു തെളിവ് ഏത് കർമ്മത്തിനാണെങ്കിലും ഉണ്ട് ഇസ്ലാമിൽ അതില്ലാത്ത കർമ്മമാണെങ്കിൽ അത് ഇസ്ലാമിന്റെ വേലിക്ക് പുറത്തുള്ള കർമ്മമാണ് അതിനെക്കുറിച്ചാണ് റസൂലുല്ലാഹി സല്ലാ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും ഈ വിശുദ്ധ ദീനിൽ അതിൽ ഇല്ലാത്ത ഒന്നിനെ കെട്ടിയുണ്ടാക്കിയാൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ ഫഹുവ റദ്ദ് അത് തടയപ്പെടേണ്ടതാണ് അത് വർജിക്കേണ്ടതാണ് നമ്മുടെ ഈ കാര്യത്തിൽ നമ്മുടെ ഈ മതത്തിൽ അതിൽ ഇല്ലാത്ത ഒരു കാര്യത്തെ ആരെങ്കിലും കൊണ്ടുവന്നാൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയാൽ അതിൽ ഇല്ലാത്ത കാര്യത്തെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ദീനിൽ യാതോ ഒരു തെളിവും ഇല്ലാത്ത ഒരു കാര്യത്തെ ഒരാൾ പുതുതായി ദീനിലേക്ക് കൊണ്ടുവന്നാൽ അതിൽ പെട്ടതാണ് മലയാളത്തിൽ കുത്തുപോകുക എന്നുള്ളത് ദീനിൽ യാതോ ഒരു തെളിവുമില്ലാത്തതാണ് ഭാഷാന്തരം അറബിയല്ലാത്ത ഭാഷയിൽ കുത്തുബ നിർവഹിക്കുക എന്നുള്ളത് ആർക്കും ഒരു തെളിവും കാണിച്ചു തരാൻ പറ്റൂല മലയാളത്തിൽ കുത്തുബ ഓതണോനും അതിന് തെളിവ് പറഞ്ഞു തരാൻ പറ്റൂല അവൻ പറയുന്ന തെളിവ് റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ കുത്തുബ അന്ന് ഓതുന്ന കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായിരുന്നു എന്നാണ് അത് ഒരു ചൊട്ടു വിദ്യ മാത്രമാണ് ചൊട്ടു ന്യായം മാത്രമാണ് കാരണം റസൂലുല്ലാഹി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലു കമാർ ഐ തുമൂനി ഉസല്ലി ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങളും നിസ്കരിക്കേണ്ടതെന്ന് ഈ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് മഹാനായ ഇബിന് ഹജർ തങ്ങള് ഖുത്തുബ നിർവഹിക്കേണ്ടത് അറബിയിലാണ് എന്ന് വിശദീകരിക്കുന്നുണ്ട് കാരണം റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഖുത്തുബ അറബിയിൽ നിർവഹിച്ചുകൊണ്ടാണ് ജുമു നിസ്കരിച്ചത് അതുകൊണ്ട് തന്നെ റസൂലുള്ള ജുമു നിസ്കരിച്ചതുപോലെ നമ്മൾ ജുമു നിസ്കരിക്കും എന്ന് പറഞ്ഞാൽ അറബിയിൽ ഖുത്തുബ ഓതിക്കൊണ്ട് ജുമു നിസ്കരിക്കുക എന്നാണ് അപ്പൊ റസൂലുല്ലാഹി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഏത് രൂപത്തിലാണോ ചെയ്തിട്ടുള്ളത് ആ രൂപം സ്വീകരിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റസൂലുള്ള സ്വീകരിച്ച രൂപം എന്ന് പറഞ്ഞാൽ അറബിയിൽ ഖുത്തുബ ഓതിക്കൊണ്ടുള്ള ജുമു നിസ്കാരമാണ് വിഷയമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജുമയെ ഇസ്ലാമിന് പരിചയമുള്ളൂ അത്തരത്തിലുള്ള ഹുത്തുബയെ ഇസ്ലാമിന് പരിചയമുള്ളൂ ഔറത്ത് മറക്കൽ ഫർദായതുപോലെ തന്നെ ഹുത്തുബയുടെ ഷർത്തായതുപോലെ തന്നെ ഹുത്തുബയുടെ ഭാഷ അറബിയായിരിക്കലും ഷർത്താണ് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ ഷർത്തായതുപോലെ ഔറത്ത് മറക്കലും ഷർത്താണ് ഔറത്ത് മറച്ചുകൊണ്ട് നന്നായി മറച്ചുകൊണ്ട് ഒരാൾ കിബിലക്ക് മുന്നിടാതെ നിസ്കരിച്ചാൽ ശരിയാവുകയില്ല അതുപോലെ തന്നെ ഒരാൾ ഔറത്ത് നന്നായി മറച്ചുകൊണ്ട് നല്ല താടി നീട്ടി വളർത്തിയ ഒരാള് മലയാളത്തിൽ കുത്തുബ ഓതിയാൽ ശരിയാകൂല കാരണം ഔറത്ത് മറക്കുക എന്നതുപോലുള്ള ഒരു ഷർത്ത് തന്നെയാണ് കുത്തുബയുടെ ഭാഷ അറബിയാവുക എന്നുള്ളതും വിദഗത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായി അവൻ വിദഗത്ത് പ്രചരിപ്പിക്കുന്നത് മലയാളം കുത്തുബയിലൂടെയാണ് അവിടേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക അതുകൊണ്ട് വിദഗത്തിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടതാണ് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി കിടക്കുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട എം ടി ദാരിമി ഉസ്താദ് ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദൊക്കെ വിശദമായി നമ്മുടെ ക്ലാസ്സിൽ അതിനുവേണ്ടി തന്നെ സെഷനുകൾ ഉണ്ടാക്കിയിട്ട് ക്ലാസ് നടത്തുന്നുണ്ട് അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയി ഉന്നയിച്ചുകൊണ്ട് സംശയങ്ങളുണ്ടെങ്കിൽ ദൂരീകരിക്കണമെന്ന് വിനീതമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത് തക്വയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ടുള്ളത് തക്വ അനിൽ മഹാസുൽ ഫർയ്യ മറ്റു എല്ലാ തരം ശാഖാപരമായ എല്ലാ ദോഷങ്ങളെ സംബന്ധിച്ചും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് അപ്പോ മഹാസുൽ ഫറയ്യ എന്ന ബാക്കിയുള്ളതിനെ കുറിച്ച് പറഞ്ഞത് ഷിർക്ക് ബിദത്ത് ഇത് രണ്ടുമാണ് അപകടകരമായത് ബാക്കിയുള്ള എല്ലാ തെറ്റും വ്യഭിചാരമടക്കമുള്ള എല്ലാ തെറ്റുകളും അതിന്റെ താഴെയാണ് വ്യഭിചാരം കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഗൗരവമുള്ളതാണ് അള്ളാഹുവിന്റെ മതം കർക്കശമായി വിലക്കിയിട്ടുള്ളതാണ് പക്ഷേ അതും ഷിർക്ക് ബിദഅത്ത് എന്നതിന്റെ താഴെയാണ് അതിനെ തൊട്ട് സൂക്ഷിക്കൽ അത്യാവശ്യം തന്നെയാണ് പക്ഷേ ഷിർക്ക് എന്നുള്ളത് വളരെ അപകടം ബിദ്അത്ത് എന്നുള്ളത് അതുപോലെ തന്നെ അപകടം ഈ രണ്ട് കാര്യത്തെയാണ് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് പിന്നെ മറ്റെല്ലാ ദോഷങ്ങളെ തൊട്ടും വിട്ടുനിൽക്കുക ഈ മൂന്ന് ഘടകങ്ങളാണ് തക്കവയുടെ ഘടകങ്ങൾ എന്ന് മഹന്മാരായ ആരിഫീങ്ങൾ പഠിപ്പിക്കുകയാണ് വാഹിദ ഈ മൂന്ന് ഘടകങ്ങളെയും അള്ളാഹു സുബാനഹുവത്താല സൂറത്തുൽ മായിദയിലെ തൊണ്ണൂറ്റിമൂന്നാം നമ്പർ ആയത്തിൽ പറയുന്നു ലൈസാലല്ലദീന ആമനു ആമിലു സ്വാലിഹാതി ജുനാഹുൻ ഫീമാ തൊഴിമു ليس على الذين آمنوا وعملوا الصالحات جناح فيما طعموا إذا ما اتقوا وآمنوا وعملوا الصالحات ثم اتقوا وآمنوا ثم ثم اتقوا وأحسنوا والله يحب المحسنين ليس على الذين آمنوا وعملوا الصالحات جناح വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു കുറ്റവും ഇല്ല ഫീമാ തൊഴിമൂ അവർ ഭക്ഷിക്കുന്നതിൽ ഇതാ മത്തക്കവ് ആമനു ഇതാ മത്തക്കവ് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ ആമനു ആമിലു സ്വാലിഹാത്ത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങളും ചെയ്യുകയും ചെയ്താൽ മുൻകാലത്ത് അവർ ചെയ്തു പോയിരുന്ന തെറ്റുകളെ സംബന്ധിച്ച് പിന്നീട് അവർ ഭയപ്പെടേണ്ടതില്ല മുൻകാലത്ത് കഴിച്ച ആഹാരങ്ങളെക്കുറിച്ച് അവർ കുറ്റ അവർക്ക് കുറ്റമുണ്ടാവുകയില്ല അള്ളാഹു സുബാനഹുവത്താല ഈ ആയത്തിലൂടെ തക്കുവയുടെ മൂന്ന് ഘടകങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് അതായത് ഒരാള് ഷിർക്കിൽ അല്ലെങ്കിൽ കുഫിരിയത്തിലായിരുന്നതിന് ശേഷം ആ കാലത്ത് ചെയ്തിരുന്ന തെറ്റുകൾ അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അതെല്ലാം അയാൾക്ക് പൊറുക്കപ്പെടുന്നതാണ് അപ്പൊ ഈ ആയത്തിൽ അള്ളാഹു താല പറയുന്നത് ലൈസാലല്ലദീന വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുടെ മേൽ അവർ നേരത്തെ ഭക്ഷിച്ചിട്ടുള്ളതിന്റെ പേരിൽ അള്ളാഹു സുബാനഹുവത്താല അവർക്ക് കുറ്റമുണ്ടാക്കുന്നതല്ല അല്ലെങ്കിൽ അവർക്കതിന്റെ പേരിൽ കുറ്റമുണ്ടായിരിക്കുന്നതല്ല അല്ലെങ്കിൽ അവർ അതിന്റെ പേരിൽ ശിക്ഷിക്കുന്നതല്ല ശിക്ഷിക്കപ്പെടുന്നതല്ല ഭാവിയിൽ ദൈവഭക്തിയുള്ളവരായിരിക്കുകയും ഭാവിയിൽ അള്ളാഹുവിനെ പേടിക്കുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ പിന്നെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അവർ അംഗീകരിക്കുകയും എന്നിട്ട് സൂക്ഷ്മതയോടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും നിരോധനകൾ ജീവിതത്തിൽ നിന്ന് വർജിക്കുകയും ചെയ്താൽ പിന്നെ അവർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളെ അള്ളാഹു സുബഹാരഹൂവത്താല ഇഷ്ടപ്പെടുന്നതാണ് കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അവർ കഴിച്ച ആഹാരത്തിന്റെ പേരിൽ അവർ കുറ്റപ്പെടുത്തപ്പെടുകയില്ല ശിക്ഷിക്കപ്പെടുകയില്ല അത് കുറ്റമായി കണക്കാക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബാനഹുവത്താല വിശദീകരിക്കുന്നു അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനഹുവത്താല ഒന്നാമതായി ഷിർക്കിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി എന്നിട്ട് അതിന്റെ വിപരീതമായിട്ട് ഈമാനിനെ പറഞ്ഞു രണ്ടാമത്തെ തക്കുവ വൽ ഈമാനുല്ലദീ വൽ ജമാഅ ബിദത്തിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ബിദത്തിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഷിർക്കിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനിനെ നിലനിർത്തുക എന്നുള്ളതാണ് ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ബിദത്തിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്തി ജമാഅത്ത് നഷ്ടമാകാതെ സൂക്ഷിക്കുക എന്നാണ് മൂന്നാമത്തത് തെറ്റുകളെ തൊട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹൂവത്ത ആല അവന് കൽപ്പിച്ചു നൽകിയിട്ടുള്ള കാര്യങ്ങളെ സാധ്യമാകുന്ന രൂപത്തിലൊക്കെ ചെയ്യുകയും സുന്നത്തായ കർമ്മങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സുന്നത്തായ കർമ്മങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുകയും വിലക്കപ്പെട്ട കാര്യങ്ങളെ പരിപൂർണമായി ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് അള്ളാഹു നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങള് ജിബിരിൽ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിൽ ഒമൽ ഇഹ്സാനു അഹ്ബിർനി അനിൽ യഹ്സാനി യഹ്സാനിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരൂ എന്ന് ജബിലീൽ അലൈഹി സ്വലാം മുത്തു മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ നബി സല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ അതിന് പറഞ്ഞ മറുപടി തറാഹു ഫഇന്നഹു നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നിന്റെ ഇബാദത്ത് കർമ്മങ്ങൾ നിർവഹിക്കുക നീ എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും നിസ്കരിക്കുകയാകട്ടെ മറ്റെന്ത് കർമ്മം ചെയ്യുകയാകട്ടെ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിലായിരിക്കണം വിവാദത്ത് ഉദാഹരണത്തിന് നിസ്കാരത്തിൽ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാത്തി വല്ലർദ ആകാശഭൂമികളെ പടച്ച തമ്പുരാനോട് ഞാനിതാ തിരിഞ്ഞു തമ്പുരാനിലേക്ക് ഞാനിതാ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ സൂറത്തിൽ ഇയ്യാക്കനാബുദു അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സഹായാർത്ഥന നടത്തുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അള്ളാഹു താലാനോടാണ് നീ സംസാരിക്കുന്നത് നീ അള്ളാഹുവിനെ മുന്നിൽ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ തന്നെയായിരിക്കണം അതാണ് എഹ്സാനിന്റെ ഒന്നാമത്തെ ഘടകം ശ്രേഷ്ഠമായ ഘടകം അതിനേറ്റവും ഉന്നതമായ തക്കുവയോടെ ജീവിച്ചവനെ സാധിക്കുകയുള്ളൂ തക്കുവയുടെ ഔന്നിത്യത്തിൽ ജീവിതം ജീവിതത്തെ നയിച്ചവനെ സാധിക്കുകയുള്ളൂ അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അള്ളാഹു മുന്നിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്ന് വിടാതെ ആ അമല് പൂർത്തീകരിക്കുന്നത് വരെ അതിൽ നിൽക്കുക രണ്ടാമത്തെ രൂപമെന്ന് പറഞ്ഞാൽ ഫൈല്ലം തക്കുൻ തറാഹു ഫൈന്നഹു യറാക്ക ഇനി നീ അവനെ കാണുന്നില്ലെങ്കിൽ പോലും അഥവാ അത്രമാത്രം ഉന്നതമായ മേഖലയിലേക്ക് നീ എത്തിച്ചിട്ടില്ലെങ്കിലും ഫൈന്നഹു യറാക്ക അള്ളാഹുത്താല നിന്നെ കാണുന്നുണ്ട് എന്ന ബോധമെങ്കിലും വേണം നീ നിസ്കരിക്കുന്ന സമയത്ത് അശ്രദ്ധനാകാൻ പാടില്ല ഇയാക്കൻ ആബുദു എന്ന് അള്ളാഹുവിനോട് മുന്നിലുള്ളവനോട് സംസാരിക്കും പോലെ നിന്നെ മാത്രം നിന്നോട് മാത്രം എന്ന് മുന്നിലുള്ളവനോട് പറയും പോലെ നീ പറഞ്ഞിട്ട് അള്ളാഹു താല നിന്നെ കാണുന്നുണ്ട് എന്നത് നീ മറക്കാൻ പാടില്ല അങ്ങനെയാകുമ്പോഴാണ് അള്ളാഹു താല പറഞ്ഞത് വൈലുല്ലിൽ മുസല്ലീൻ സ്വലാത്തിഹിം സാഹൂൻ അശ്രദ്ധയോടുകൂടെ നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് അള്ളാഹു താല പറഞ്ഞത് അശ്രദ്ധയോടുകൂടെ നിസ്കരിക്കുന്നവർ അവർക്കാണ് വൈല് എന്ന് അള്ളാഹു താല പറഞ്ഞത് അങ്ങനെ ശ്രദ്ധയില്ലാതെ ഈയാക്കനാബുദു എന്ന് പറയുമ്പോൾ അള്ളഹാനെ കുറിച്ച് ബോധമില്ലാതെ പറയുന്നവർക്കാണെന്ന് അപ്പൊ അതാണ് തക്കുവയുടെ മൂന്നാമത്തെ ഭാഗം ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുവത്താല ഈമാനിന്റെ ഭാഗത്തെയും സുന്നത്ത് പാലിക്കേണ്ടതിന്റെ ഭാഗത്തെയും ഇസ്തിക്കാമത്തോടുകൂടെ ജീവിതം നയിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെയും ബോധ്യപ്പെടുത്തുന്നു മഹാനായ ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലൈ പറയുകയാണ് തക്കുവക്ക് അള്ളാഹു സുബാനഹുവത്താല ഒരുപാട് പ്രാധാന്യങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളും നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് മഹാനായ ഗസാലി തങ്ങൾ പറയുന്നു വകം വഅദല്ലാഹു അലൈഹ മിൻ സവാബിൻ വ അജ്ർ ഒരാൾ തക്കുവയോടുകൂടെ ജീവിച്ചാൽ എത്രയാണ് അള്ളാഹു സുബാനഹുവത്താൽ അയാൾക്ക് പ്രതിഫലവും കൂലിയും നിശ്ചയിച്ചിട്ടുള്ളത് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് മിൻ സആദ എത്ര വലിയ ഉന്നതമായ വിജയമാണ് താല നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് മഹാനായ ഇമാം ഖസാലി തങ്ങൾ പറയുന്നു വഅന അഉദ്ദു ലക മിൻ ജുംലതിഹാ ഇസ്നയ ഞാനൊരു പത്തു പന്ത്രണ്ട് കാര്യം നിനക്കതിൽ നിന്ന് എണ്ണിത്തരാമെന്ന് ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ് എന്നിട്ട് പറഞ്ഞു ഔവലുഹ അൽ മദഹു വസ്സനാ ഒരാൾ തക്കുവയോട് കൂടെ ജീവിച്ചാൽ അവനെക്കുറിച്ച് അള്ളാഹു ഹൂവത്താല വളരെ പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട് പ്രകീർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് അങ്ങനെ പറഞ്ഞത് സൂറത്തു ആലു ആലു നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്ത് ഫ ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ അള്ളാഹു സുബാനഹുവ താലയുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് തെറ്റുകളിൽ പരമാവധി വിട്ടുനിൽക്കാൻ വേണ്ടി പരമാവധി ക്ഷമ കൈക്കൊണ്ടുകൊണ്ടും അതുപോലെ തന്നെ അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ചുകൊണ്ടും ഒരാൾ ജീവിച്ചാൽ ഫഇന്നദാലിക്കമിൻ അസ്മില്ലുമൂർ അതൊരു മഹത്തായ സാഹസം തന്നെയാകുന്നു അതൊരു മഹത്തായ സാഹസം തന്നെയാകുന്നു എന്ന് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല മിൻ അസ്മില്ലുമൂർ അത് ദൃഢചിത്തതയിൽപ്പെട്ടതാകുന്നു ദൃഢചിത്തതയോടുകൂടെ കാര്യങ്ങൾ നയിക്കുക എന്നതിൽ പെട്ടതാകുന്നു ഒരു സാഹസം തന്നെയാണെന്നുള്ള അള്ളാഹുത്താല പറയാണ് അപ്പോ തക്കുവയോടെ ഒരാൾ ജീവിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അവനൊരു സാഹസത്തിനാണ് മെനക്കെടുന്നത് എന്ന് അള്ളാഹുത്താല അവനെ പ്രകീർത്തിക്കുകയാണ് എന്താ സാഹസം തെറ്റുകളാണ് ലോകത്ത് മുഴുവനായും നമ്മളെ വലയം ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് വലിയ സാഹസം തന്നെയാണ് തെറ്റുകളുടെ അലമാലകളിലൂടെ നമ്മളിങ്ങനെ ഒഴുകി നടക്കുമ്പോൾ അതിലൊന്നും കുടുങ്ങാതെ ആ സമുദ്രത്തിൽ നിന്ന് തെറ്റിന്റെ അലമാലകളിലൊന്നും പെടാതെ രക്ഷപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ സാഹസമാണ് ആ സാഹസത്തിന് മുതിരുന്നവനെ അള്ളാഹുത്താല പറയുന്നത് അവൻ വലിയ ഒരു സാഹസം തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് അതുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല തക്കുവയോടെ ജീവിക്കുന്നവനെ പുകഴ്ത്തുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രതിഫലം രണ്ടാമത്തത് അൽ ഹൈഫുൽ അൽ ഹിറാസ മിനൽ അഴുതാ തക്കുവയോടെ ജീവിക്കുന്നയാൾക്ക് ഞാൻ പറയണ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത് കേൾക്കുന്നുണ്ടോ നൂറ്റി മുപ്പത്തഞ്ച് ആളുണ്ട് അതിൽ ഉണന്നിരിക്കണ ഒരു ഒരാളുണ്ട് മയമുട്ടിയാക്ക് എപ്പോഴും റെഡിയാ ആ ആൾക്കാരുണ്ട് അപ്പൊ ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ പറയുന്നത് തക്കുവയോടെ ജീവിച്ചാൽ പന്ത്രണ്ട് നേട്ടങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ട് കാര്യത്തിൽ അള്ളാഹുത്താല അവനെ പുകഴ്ത്തി പറയുന്നുണ്ട് പന്ത്രണ്ട് തരത്തിലുള്ള പ്രതിഫലങ്ങൾ അള്ളാഹുത്താല അവന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഒന്നാമത്തത് അവനെ അള്ളാഹുത്താല വളരെയേറെ പ്രകീർത്തിച്ചു പറഞ്ഞു പുകഴ്ത്തി പറഞ്ഞു രണ്ടാമതായി ശത്രുക്കളിൽ നിന്ന് അള്ളാഹുത്താല അവന് സംരക്ഷണം കൊടുക്കുമെന്ന് കൊടുത്തു തക്കുവയോടെ ജീവിച്ചവന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത് ആലു ഇമ്രാനിലെ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ആയത്ത് ലാ കൈദുഹും നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുകയും സൂക്ഷ്മതയോടെ ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ അവരുടെ ഒരു കുതന്ത്രങ്ങളും നിങ്ങൾ അവരെ അവരുടെ ഒരു കുതന്ത്രങ്ങളിലും നിങ്ങൾ പെട്ടുപോവുകയില്ല അവരുടെ ഒരു തരത്തിലുള്ള കൈതും ഒരു തരത്തിലുള്ള ചതിയും നിങ്ങളിൽ ഏൽക്കുകയില്ല എന്ന് ശത്രുക്കളുടെ ഒരു തരത്തിലുള്ള ചതിയിലും നിങ്ങൾ പെടില്ലെന്ന് തക്കവയോടെ ജീവിച്ചാൽ അള്ളാഹുത്താല സംരക്ഷണം നൽകുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് അത്ത് ഈദുവന്നുസുറത്തു അള്ളാഹു സുബാനഹുവത്താലയിൽ നിന്നുള്ള പ്രത്യേകമായ ശക്തിയും സഹായവും ലഭിക്കും തക്കുവയോടെ ജീവിച്ചയാൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ ശക്തിയും അള്ളാഹുവിന്റെ പ്രത്യേക സഹായവും ഉണ്ടാകും അള്ളാഹു താല പറഞ്ഞു നിശ്ചയം അള്ളാഹു സുബാനഹുവ താല തക്കുവ ചെയ്യുന്നവരോടൊപ്പം ഉണ്ടാകും നന്മ പ്രവർത്തിക്കുന്നവരുടെ കൂടെയും അള്ളാഹു താല ഉണ്ടാകുമെന്ന് അവ തക്കുവയോടുകൂടെ ജീവിച്ചാൽ യഹ്സാൻ പ്രവർത്തിച്ചുകൊണ്ട് ജീവിച്ചാൽ നല്ല കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു താല എപ്പോഴും സഹായവുമായിട്ട് അവന്റെ കൂടെ ഉണ്ടാകും അള്ളാഹു സുബാനഹുവത്താല മുത്തക്കീങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ അള്ളാഹുവിന്റെ മഴയ്യത്തുണ്ടാകും അത് ഏറ്റവും വലിയ കാര്യമാണ് തക്വയോട് കൂടെ ജീവിച്ചാൽ അള്ളാഹുവിന്റെ മഴയ്യത്തുണ്ടാകും നാലാമത്തെ നേട്ടം എന്താണെന്നോ ഹലാലു എടങ്ങേറുകളെ തൊട്ട് രക്ഷയുണ്ടാകും ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷയുണ്ടാകും അതുപോലെ തന്നെ ഹലാലായ ജീവിതോപാധിയും ലഭിക്കും ഹലാലായ ഭക്ഷണം കിട്ടും ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാകും ഹറാമ് കഴിക്കേണ്ടി വരൂല ഏറ്റവും വലിയ കാര്യമാണത് ഹറാമ് കഴിച്ചാൽ നരകത്തിലേക്ക് പോണ്ടി വരും ഹലാല് മാത്രം കഴിച്ചാൽ നരകത്ത് പോണ്ടി വരൂല അപ്പൊ ഹലാലായ ഭക്ഷണം കഴിക്കാനുള്ള അവസരം തക്കുവയോടെ ജീവിച്ചാലുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആാനാണ് പറയുന്നത് ഇമാം ഖസാലി തങ്ങൾ വിശദീകരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അവന്റെ കാര്യങ്ങൾക്ക് നാം ഒരു തുറവടിപ്പാട് നൽകുന്നതാണ് പഴയ ഉസ്താദ്മാർ അങ്ങനെയാ പറഞ്ഞത് അതിനൊരുപാട് അർത്ഥമുണ്ട് അവന്റെ കാര്യത്തിന് നാം പ്രയാസരഹിതമായ മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതാണ് നല്ല മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെയാണ് അവന്റെ മുഴുവൻ കാര്യങ്ങൾക്കും അള്ളാഹു താല നിഷ്പ്രയാസം സാധിപ്പിച്ചു കൊടുക്കുന്നതാണ് അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു താല അവന് ഹലാലായ റിസുക്കും കൊടുക്കുമെന്ന് അള്ളാഹു സഹായം സഹായമുണ്ടാകുമെന്ന് മാത്രമല്ല അവന്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു താല പ്രയാസമില്ലാതെ സാധിപ്പിച്ചു കൊടുക്കുന്നു മാത്രമല്ല അള്ളാഹു സുബാനഹുവത്താല ഹലാലായ രിസുക്കും അവന് കൊടുക്കുമെന്ന് അതൊക്കെ തക്കുവ കൊണ്ടുണ്ടാകുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിച്ചാലുണ്ടാകുന്ന തെറ്റുകളിലേർപ്പെടാതെ ജീവിച്ചാലുണ്ടാകുന്ന ബിദുഅത്തിലേക്ക് പോകാതെ ജീവിച്ചാലുണ്ടാകുന്ന ഷിർക്കിനെ സൂക്ഷിച്ച് ജീവിച്ചാലുണ്ടാകുന്ന നേട്ടങ്ങളാണ് അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ മഹാനായ ഇമാം ഖസാലി റഹ്മത്തുല്ലാഹി അലഹി തങ്ങൾ പറയുന്ന തക്കുവ കൊണ്ടുള്ള നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് ആയിക്കോട്ടെ ഞാൻ എന്നാല് നിർത്താണ് സമയം ഒരുപാടായി പന്ത്രണ്ട് ഇരുപതായി അതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു ബാക്കി കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നീട്ടിപ്പോയതാണ് കുറച്ചടക്ക് പോയതിന്റെ പേരിൽ പിന്നെ രണ്ടാമത് തിരിച്ചു വന്നപ്പോൾ നേരം വൈകിയതാണ് ഏതായാലും ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അഞ്ചാമത്തെ കാര്യം തക്കുവ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്നാമത് അള്ളാഹു സുബാനഹുവത്താല അവർക്ക് അവരെക്കുറിച്ച് പ്രകീർത്തിച്ചു പറഞ്ഞു അവരൊരു വലിയ സാഹസത്തിന് മുതിരുന്നവരാണ് എന്ന് അള്ളാഹുത്താല അവരെ പുകഴ്ത്തി പറഞ്ഞു രണ്ടാമത് അള്ളാഹുവിന്റെ പരിരക്ഷ എപ്പോഴും അവർക്ക് ഉണ്ടാകും അള്ളാഹുത്താല ശത്രു ശത്രുക്കളെ തൊട്ട് അവരെ കാക്കും എന്നാണ് മൂന്നാമത്തെ നേട്ടം അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ ശക്തിപ്പെടുത്തലും എപ്പോഴും അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവിന്റെ അള്ളാഹു അവരുടെ കൂടെ സഹായവുമായി എപ്പോഴും ഉണ്ടാകും നാലാമത്തത് ഷദായിദ് ഇടങ്ങേറുകളെ തൊട്ട് അള്ളാഹു താല അവരെ രക്ഷിക്കും എന്നാണ് അതോടൊപ്പം ഹലാലായ റിസുഖും അള്ളാഹു താല നൽകും അഞ്ചാമത്തത് ഇസുലാഹുൽ അമൽ അവരുടെ അമലിനെ അള്ളാഹു താല നന്നാക്കുമെന്നാണ് അവരുടെ അമലിനെ അള്ളാഹുത്താല നന്നാക്കും അമലിനെ നന്നാക്കും എന്ന് പറഞ്ഞാൽ അതിൽ അതിൽ റിയാ വന്നു പോകാതെ ഇഖ്ലാസ് വർദ്ധിപ്പിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങളില്ലാതെ പോരായ്മകളില്ലാത്ത അമലായി പരിപൂർണമായ അമലായി അള്ളാഹുത്താല അവരുടെ അമലിനെ മാറ്റി തീർക്കും എന്നതാണ് അതൊക്കെ വലിയ വലിയ നേട്ടങ്ങളാണ് അതൊക്കെ തക്കുവ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളാണ് അള്ളാഹു താല പറഞ്ഞു യാ അയ്യുഹല്ലദീനാമനു തക്കുല്ലാഹ വക്കൂലു കൗലൻ സദീദ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നല്ല വാക്ക് പറയുക ആരെയും ദ്രോഹിക്കാത്ത ആരെയും വേദനിപ്പിക്കാത്ത ആർക്കും മുറിവേൽപ്പിക്കാത്ത രൂപത്തിലുള്ള വാക്ക് പറയുക സത്യത്തോട് യോജിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉച്ചരിക്കുക എന്നാൽ യുസ്ലഹലക്കും ആമാലക്കും നിങ്ങളുടെ അമലുകളെ അള്ളാഹു താല നന്നാക്കി തരും എന്ന് അള്ളാഹു താല വാക്ക് തരുന്നു അപ്പൊ തക്കുവ ചെയ്യുകയും നല്ല വാക്ക് പറയുകയും ചെയ്താൽ സത്യം പറയുകയും ചെയ്താൽ അള്ളാഹു സുബാനഹുവത്താല അവരുടെ അമലുകളെ നന്നാക്കി കൊടുക്കും അഥവാ അമലുകളിൽ റിയാ വരാതെ അമലുകളിൽ ഇഖ്ലാസ് വർദ്ധിപ്പിച്ചുകൊണ്ട് അമലുകളിൽ പോരായ്മകളില്ലാതെ അള്ളാഹു സുബാനഹുവത്താല അതിനെ സ്വീകരിക്കാൻ അർഹമായ രൂപത്തിലുള്ള അമലാക്കി കൊടുക്കും ആറാമത്തെ നേട്ടം ഗുഫ്രാനുദ്നൂബി അവരുടെ ദോഷങ്ങളൊക്കെ അല്ല പൊറുക്കും അവരിൽ വന്നു പോകുന്ന ഇടർച്ചകളെ അള്ളാഹു താല പുറത്തു കൊടുക്കും അള്ളാഹു താല പറഞ്ഞു സൂറത്തുൽ അഹ്സാബിൽ എഴുപത്തിയൊന്നാമത്തെ ആയത്ത് വയഗ്ഫിർ ലക്കും ദുനൂബക്കും يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم അവരുടെ ദോഷങ്ങളും അല്ല പൊറുക്കും ഏഴാമത്തെ നേട്ടം അള്ളാഹുവിന്റെ സ്നേഹം അവർക്കുണ്ടാകും മുത്തഖീൻ തൗബയിലെ നാലാമത്തെ ആയത്ത് മുത്തഖീൻ മുത്തഖീങ്ങളെ അള്ളാഹ്ക്ക് പെരുത്തിഷ്ടമാണ് മുത്തഖീങ്ങളോട് അള്ളാഹ്ക്ക് പ്രേമമാണെന്ന് അള്ളാഹു താല വല്ലാതെ ഇഷ്ടപ്പെടുന്നു മുത്തഖീങ്ങളെ അള്ളാഹുവിന്റെ മഹബത്ത് ലഭിക്കുന്നു പിന്നെ എന്താണ് അവന് വേണ്ടത് അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഒരു ഒരടിമക്കതിൽ കൂടുതൽ വേണ്ടത് അത് കിട്ടുക അതിന് ഒരേ ഒരു കാര്യമേ ചെയ്യേണ്ടതുള്ളൂ തക്കവയോടുകൂടെ ജീവിക്കണമെന്ന് അള്ളാഹുത്താല നമ്മളെ അനുഗ്രഹിക്കട്ടെ ആറാമത്തത് അള്ളാഹുത്താലാന്റെ അടുക്കൽ അവന് കബൂലുണ്ടാകും അവന്റെ അമലുകളെ അല്ല സ്വീകരിക്കും അവനെയും അള്ളാഹുത്താല സ്വീകരിക്കും ഇന്നമായ തക്കബലുല്ലാഹു മിനൽ മുത്തഖീൻ ഇന്നമായ തക്കബലുല്ലാഹു മിനൽ മുത്തഖീൻ അപ്പൊ നമുക്ക് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന നിരവധി ആളുകളെ കാണാം പക്ഷേ എല്ലാ കാര്യങ്ങളും താല സ്വീകരിച്ചോളണമെന്നില്ല വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണത് നിരവധി തെറ്റ് ഉദാഹരണത്തിന് പലിശക്ക് ഇങ്ങനെ കൊടുക്കുന്നയാൾ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാറുണ്ടാകും അല്ലേ പലിശക്ക് കൊടുത്തുകൊണ്ട് സമ്പാദിക്കുന്നയാള് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന് വരും പള്ളിക്ക് കൊടുത്തു എന്ന് വരും എത്തിയും കുട്ടികൾക്ക് കൊടുത്തു എന്ന് വരും പാവപ്പെട്ട കുട്ടികളെ കെട്ടിക്കാൻ സഹായിച്ചു എന്ന് വരും ഓൻ പലിശ ഉണ്ടായിരിക്കും സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ കച്ചവടത്തിൽ കൃത്രിമം കാണിച്ചിട്ടായിരിക്കും സമ്പാദിക്കുന്നത് അങ്ങനെയൊക്കെ സമ്പാദിക്കുന്നയാള് അല്ലെങ്കിൽ കള്ളു കച്ചവടം നടത്തിയിട്ടായിരിക്കും സമ്പാദിക്കുന്നത് എന്നിട്ടവൻ പള്ളി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തി പള്ളി ഉണ്ടാക്കുന്നവർ തട്ടിപ്പുകൾ നടത്തി പള്ളി ഉണ്ടാക്കുന്നവർ അവരിൽ നിന്ന് അള്ളാഹു താല സ്വീകരിക്കൂലാന്ന് നോക്കൂ നിങ്ങൾ ഇന്നമായ തക്കബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ കർമ്മങ്ങളെ അള്ളാഹു താല കബൂലാക്കുകയുള്ളൂ അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ അള്ളാഹു താല നമുക്ക് എല്ലാവിധ എല്ലാവിധ ഇന്ദ്രിയങ്ങളെയും അള്ളാഹു താല തുറന്നു തരട്ടെ ഇന്നമായ തക്കബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ മുത്തത്വങ്ങളിൽ നിന്ന് മാത്രമേ കർമ്മങ്ങളെ അള്ളാഹുത്താല സ്വീകരിക്കുള്ളൂ എന്ന് അപ്പൊ തെക്കുവയില്ലാതെ ജീവിക്കുന്നവന്റെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കബൂലിയത്തില്ലാതെ പോയി പോകുമെന്ന് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ തെക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ റബ്ബുൽ ഇസത്ത് നമുക്ക് അവന്റെ മഹൽ ഫതില് കൊണ്ടുള്ള തൗഫീഖ് നൽകട്ടെ ചോദിക്കാൻ പോലും നമ്മൾ അർഹതയില്ലാത്തവരാവുകയാണ് പലപ്പോഴും പക്ഷേ അള്ളാഹു സുബാനഹുവ താലാന്റെ മഹഫിറത്ത് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് അതൊക്കെ വളരെ വിശാലമാണല്ലോ അതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബിന വറഹ്മതുക അർജാ ഇൻദനാ മിൻ അഅമാലിന തമ്പുരാനെ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് തെറ്റുകൾ നിത്യജീവിതത്തിൽ ഞങ്ങളുടെ നിത്യകർമ്മങ്ങളായി പോകുന്നുണ്ട് പക്ഷേ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബിന ഞങ്ങളുടെ ദോഷം എത്ര ബാഹുല്യമുള്ളതാണെങ്കിലും നിന്റെ മഗ്ഫിറത്ത് അതിനേക്കാൾ വിശാലമാണല്ലോ റബ്ബേ ومغفرتك مغفرتك أوسع من ذنوبنا اللهم مغفرتك أوسع من ذنوبنا വറഹ്മത്തുക അർജ ഇന്ദനാമിന്നാമാലിന ഞങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളെ കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടും എന്നല്ല ഞങ്ങളുടെ പ്രതീക്ഷ മറിച്ച് റഹ്മത്തുക്ക റബ്ബേ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തും എന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ അല്ലാതെ ഞങ്ങളുടെ കർമ്മങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് രക്ഷക്കുതകുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങളുടെ കർമ്മങ്ങൾ അതിനപര്യാപ്തമാണ് നിന്റെ മഹഫിറത്തിലും നിന്റെ റഹ്മത്തിലുമാണ് ഞങ്ങളുടെ പ്രതീക്ഷ അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ് നാഥ നിന്റെ മഹൽ ഫതല് ഫതില് കൊണ്ട് ഞങ്ങളുടെ അമലുകൾക്ക് കബൂലിയത്ത് തരണേ തമ്പുരാനെ നിന്റെ മഹൽ ഫതില് കൊണ്ട് തക്കവയെ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനെ